بسم الله الرحمن الرحيم أم حسب الذين اجترحوا السيئات أن نجعلهم كالذين آمنوا وعملوا الصالحات كالذين آمنوا وعملوا الصالحات سواء محياهم ومماتهم ساء ما يحكمون لقد أسمعت لو ناديت حيا ولكن لا حياة لمن تنادي ولو نارا نفخت بها أضاءت ولكن أنت تنفخ في رمادي സ്നേഹമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മരണപ്പെട്ടുപോയ ആളുകൾ കേൾക്കുകയും കാണുകയും ചെയ്യുമോ ആ വിഷയമാണ് തൗഷീദൊരു സമഗ്ര പഠനം എന്ന വിഷയത്തിന്റെ ഭാഗമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവല്ലാത്ത ആളുകൾ പ്രാർത്ഥിക്കപ്പെടാനും ആരാധിക്കപ്പെടാനും ഹേതുവായ ഈ വികലമായ ധാരണ പരിശുദ്ധ ഖുർആാനും മഹാനായ നബി കരീം സലല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ വാക്യങ്ങളും ഈ ധാരണയെ തീർത്തും നിരാകരിക്കുന്നു തള്ളിക്കളയുന്നു എന്ന് കഴിഞ്ഞ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലൂടെ നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി മരിച്ചുപോയി പിന്നീട് ജീവിതത്തിലേക്ക് വന്ന ഒരു സാലിഹായ മനുഷ്യന്റെ കഥയും അതുപോലെ തന്നെ വർഷങ്ങളോളം ഉറങ്ങിക്കിടന്നിട്ട് ഉണർന്നെഴുന്നേറ്റ സാലിഹികളുടെ അവസ്ഥയുമൊക്കെ പരിശുദ്ധ കുർത്താനില്ലെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി എന്നാൽ അങ്ങനെയൊന്നുമല്ല കാര്യം മരിച്ചുപോയ ആളുകൾ ഒരു വേള ജീവിച്ചിരിക്കുന്നവരേക്കാൾ പതിന്മടങ്ങ് ശക്തിയോടുകൂടെ തന്നെ കേൾക്കുകയും കാണുകയും മനസ്സിലാക്കുകയും അറിയുകയുമൊക്കെ ചെയ്യും അതിന് പരിശുദ്ധ ഖുർആാനിലും തിരുസുന്നത്തിലും തെളിവുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അന്ധവിശ്വാസത്തെ ന്യായീകരിക്കാൻ വേണ്ടി ചില ആളുകൾ വളരെ സാഹസപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഖുർആാനിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം നേർക്കുനേരെ മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് വന്നപ്പോൾ ആയത്തുകളെയും ഹജീസുകളെയും തങ്ങളുടെ താൽപ്പര്യത്തിനൊത്തുകൊണ്ട് ഇങ്ങിരത്തിനനുസരിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിക്കുകയാണ് ഇവിടെ ഒരു വിഭാഗം ചെയ്തിരിക്കുന്നത് ആ തെളിവുകളിലേക്കാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് അവർ പറയുന്നു പരിശുദ്ധ ഖുർആാനിൽ തെളിവുണ്ട് മഹാന്മാർ മരിച്ചാലും കേൾക്കും എന്നുള്ളതിന് എന്താണ് ആ തെളിവ് സൂറത്തുൽ ജാസിയയിലെ ഇരുപത്തൊന്നാമത്തെ ആയത്താണ് അവർ ഓതാറുള്ള ഒരു തെളിവ് അം حسب الذين اجترحوا ഇതാണ് ആയത്ത് ആ ആയത്തിൽ പറയുന്ന വിഷയം എന്താണ് എന്ന് ഞാൻ ശേഷം വിശദീകരിക്കാം പക്ഷേ ഇത് മരിച്ചവർ കേൾക്കും കാണും എന്നുള്ളതിന് തെളിവായി ഉദ്ധരിക്കുന്ന ആളുകൾ പറയുന്ന വ്യാഖ്യാനം ആയത്തിന്റെ ഒരു കഷ്ണം മാത്രം എടുത്തുകൊണ്ടാണ് അവർ തെളിവ് പറയാറുള്ളത് മുഴുവനും ഓതി വ്യാഖ്യാനിക്കാർ പതിവില്ല ആവശ്യത്തിന് വേണ്ട ഭാഗം സന്ദർഭത്തിൽ നിന്ന് വളരെ തന്ത്രപരമായി അടർത്തിയെടുത്ത് അതിനില്ലാത്ത അർത്ഥവും വ്യാഖ്യാനവും നൽകിക്കൊണ്ടാണ് ഈ കളി റബ്ബിന്റെ ഖുർആാനിന് നേരെ ഈ ഭാഗം കളിച്ചിരിക്കുന്നത് അള്ളാഹുത്താല പറയുന്നു എന്ന് അവർ പറയുന്നു ഔലിയാക്കന്മാര് സാലിഹീങ്ങളായ മനുഷ്യന്മാര് സവാഉൻ മഹിയാഹും അവരുടെ ജീവിതവും മരണവും സമമാണ് നല്ലവരുടെ സാലിഹീങ്ങളുടെ ജീവിതവും മരണവും സമമാണ് എന്ന് പറഞ്ഞാൽ ജീവിതകാലത്തവർ കേൾക്കുകയും കാണുകയും മനസ്സിലാക്കുകയും അറിയുകയും ഒക്കെ ചെയ്തിരുന്നത് പോലെ തന്നെ ഒരു വേള അതിനേക്കാൾ ശക്തമായ രൂപത്തിൽ തന്നെ മരിച്ചു കഴിഞ്ഞാലും അവർ കേൾക്കുകയും കാണുകയും ചെയ്യുമെന്ന് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ് എന്ന് തൗഹീദര് സമഗ്രപഠനം എന്ന പുസ്തകത്തിലും അതുപോലെ തന്നെ ഈ വിഷയകമായി അവർ എഴുതിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങളിലും എഴുത്തുകളിലും എല്ലാം ഈ ആയത്തവർ തെളിവായി ഉന്നയിക്കാറുണ്ട് സഹോദരന്മാരെ അള്ളാഹു സുബാനുഭൂവത്തായ ഈ ആയത്തിലൂടെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സമമാണ് എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല മറിച്ചാണ് റബ്ബുല്ലാലനീൻ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുത്താല പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്ത് റബ്ബ് പറഞ്ഞു ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സമമല്ല സമമല്ല എന്നാണല്ലോ പറഞ്ഞത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സമമല്ല ഏതുപോലെ ഇരുട്ടും വെളിച്ചവും സമമല്ലാത്തതുപോലെ കാഴ്ചയുള്ളവനും കാഴ്ചയില്ലാത്തവനും സമമല്ലാത്തതുപോലെ വെയിലും തണുപ്പും സമമല്ലാത്തതുപോലെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സമമല്ല കബറിലുള്ളവരെ മരണപ്പെട്ട് കിടക്കുന്നവരെ കേൾപ്പിക്കാൻ നിനക്ക് സാധിക്കുകയുമില്ല എന്ന് അള്ളാഹു സുധാനഭൂവത്താല പറഞ്ഞിട്ടുണ്ട് അള്ളാഹു വ്യക്തമായ ഭാഷയിൽ പറഞ്ഞ ആദർശത്തെ നിരാകരിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സമമാണ് അത് ഔലിയാക്കളുടെ ജീവിതവും മരണവും സമമാണ് എന്നല്ല പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഔലിയാക്കളുടെ ജീവിതകാലത്തുള്ളതുപോലെയൊക്കെ മരിച്ചാലും അവർ കേൾക്കും കാണും ഞാൻ സൂചിപ്പിച്ചില്ലേ ഒരു വേള ശക്തിയിൽ കേൾക്കുകയും കാണുകയും ചെയ്യുമെന്ന് വെറുതെ പറഞ്ഞതല്ല പല പത്രമാസികകളിലൂടെയും അവർ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ കുടുംബങ്ങളുടെയും സന്താനങ്ങളുടെയും മക്കളുടെയും പ്രശ്നത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ അവർ ഏർപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഈ വക പ്രശ്നങ്ങളൊന്നും പിന്നെ അവർക്കില്ല തികച്ചും തങ്ങളുടെ അനുയായികളുടെയും മുരീദുകളുടെയും പ്രശ്നങ്ങൾ കേൾക്കാനും കാണാനും അവർക്ക് വേണ്ടി റബ്ബിനോട് റെക്കമെന്റ് പറയാനുമാണ് അവർ വിനിയോഗിക്കുന്നത് എന്നവർ ഒരുപാട് സ്ഥലങ്ങളിൽ എഴുതിവിട്ടു ഇതാണ് ഇവരുടെ വികലമായ വിശ്വാസം സഹോദരന്മാരെ എന്താണ് റബ്ബുൽ ആലമീൻ ഈ ആയത്തിൽ പറഞ്ഞ വിഷയം എന്താണ് അവർ പറയും പോലെ അല്ലെങ്കിൽ പിന്നെ എന്താണ് ശരിയായ വ്യാഖ്യാനം മുഫസ്തിരീങ്ങൾ എല്ലാവരും പറഞ്ഞത് തസ്തീറായ തസ്തീറുകളിലൊക്കെ പരിശോധിച്ചാൽ കാണുന്നത് ഇവരീ പറയുന്ന അർത്ഥമല്ല ഏതർത്ഥം ഔലിയാക്കന്മാരുടെ ജീവിതവും മരണവും സമമാണ് ഏതർത്ഥത്തിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ കണ്ടതുപോലെ കേട്ടതുപോലെ അറിഞ്ഞതുപോലെ മനസ്സിലാക്കിയതുപോലെ മരിച്ചു കഴിഞ്ഞാലും കേൾക്കും കാണും മനസ്സിലാക്കും എന്ന വ്യാഖ്യാനം ഒരൊറ്റ മുഫസ്സിറും ഒരു തഫ്സീറിലും എഴുതി വെച്ചിട്ടില്ല ഇവരുടെ പുതിയ വാദമാണ് എന്താ നിങ്ങൾ എഴുതി വെച്ചത് ഈ ആയത്തിന്റെ പശ്ചാത്തലം എന്താ നബിസല്ലാഹു അലൈഹി വസല്ലമിന്റെ സത്യദീനിലേക്ക് സഹാബാക്കിറാം ആകൃഷ്ടരായി സ്വഹാബാക്കൾ ഇസ്ലാമികമായ ചിട്ടയിലും വിശ്വാസത്തിലും ആദർശത്തിലുമൊക്കെ വളരെ ഭക്തിപൂർവ്വം ജീവിച്ചു അവരുടെ എതിരാളികളായ ഒരു ടീമും അവിടെ ഉണ്ടായിരുന്നല്ലോ നമുക്കറിയാം മുഷിരിക്കുകൾ ആ മുഷിരിക്കുകൾ സ്വഹാബത്തിനെ കളിയാക്കാൻ തുടങ്ങി എന്തു പറഞ്ഞിട്ട് നമുക്കറിയാം ഈ ലോകത്ത് സത്യവിശ്വാസികളും അവിശ്വാസികളും ഒക്കെ അള്ളാഹുവിന്റെ വക്കൽ നിന്നുള്ള സുഖങ്ങളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ആസ്വദിച്ചുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത് ഇവിടെ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല ഇവിടെ സുഖങ്ങളുള്ളത് നിരീശ്വരവാദികൾക്ക് മുഷിരിക്കുകൾക്ക് എല്ലാ തെമ്മാടികൾക്കും ഇവിടെ ഇഷ്ടം പോലെ സുഖവും സൗകര്യമൊക്കെ പടച്ചവും കൊടുക്കുന്നുണ്ട് ഒരു വേള സത്യവിശ്വാസികളെക്കാൾ എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ സുഖവും സൗകര്യവും ഒക്കെ അനുഭവിക്കുന്നത് ആരാണ് സത്യനിഷേധികളാണ് അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സത്യനിഷേധികൾ സഹാബാക്കളോട് പറഞ്ഞു ഹേ കൂട്ടരെ നിങ്ങൾ എന്ത് വിഡ്ഢികളാണ് ഞങ്ങളെ കാണുന്നില്ലേ നിങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മുഹമ്മദ് പറയുന്നതൊക്കെ പുറ്റിച്ചു തള്ളുന്നു സത്യമല്ലെന്ന് പറഞ്ഞ് നിരാകരിക്കുന്നു എല്ലാ നിലക്കും അതിനോട് എതിർപ്പ് പുലർത്തുന്നു എന്നിട്ടും കണ്ടില്ലേ ഞങ്ങളുടെ ജീവിതത്തിന്റെ സുഖം ഞങ്ങളുടെ സൗകര്യങ്ങൾ കണ്ടില്ലേ ഞങ്ങളുടെ ധനാഭിവൃദ്ധി കണ്ടില്ലേ ഞങ്ങളുടെ മക്കളെ കണ്ടില്ലേ ആരോഗ്യം കണ്ടില്ലേ സമ്പത്ത് കണ്ടില്ലേ ഇത് ഇവിടം കൊണ്ട് അവസാനിക്കില്ല ഇനി മരിച്ചു കഴിഞ്ഞിട്ടൊരു ജീവിതമുണ്ടെങ്കിൽ അവിടെയും ഞങ്ങളുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും നിങ്ങളെക്കാൾ മെച്ചപ്പെട്ട ജീവിതവും നിങ്ങളെക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളും നിങ്ങളെക്കാൾ മെച്ചപ്പെട്ട രൂപത്തിലുള്ള എല്ലാ സുഖങ്ങളും ഞങ്ങൾക്ക് പരലോകത്ത് കിട്ടും ഇത് മക്കയിലെയും അതേപോലെ തന്നെ ആ പ്രദേശത്തുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവകാശപ്പെടുകയും വാദിക്കുകയും സഹാബത്തിനോട് പറയുകയും ചെയ്തപ്പോ റബ്ബുൽ ആലമീനായി എന്താ വിഷയം അം ഹസിബല്ലദീന അൻ കല്ലദീന വമമാതുഹും തിന്മകൾ ഒരുപാട് ചെയ്തു കൂട്ടിയിട്ടുള്ള ഈ സത്യനിഷേധികൾ വിചാരിച്ചു പോയോ ശരിക്കും മനസ്സിലാക്കണം നമ്മൾ തിന്മകൾ ധാരാളമായി പ്രവർത്തിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ കഴിച്ചുകൂട്ടുന്ന ഈ ധിക്കാരികളും തെമ്മാടികളുമായ ആളുകൾ വിചാരിച്ചു പോയോ അവര് വ്യാമോഹിക്കുന്നുവോ അന്നജ് അലഹും അവരെ നാം ആക്കുമെന്ന് വിശ്വസിക്കുകയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ പോലെ അവർക്കാണെങ്കിൽ പരലോകത്ത് സ്വർഗമുണ്ട് അവർക്കാണെങ്കിൽ റബ്ബുല്ലാലമീനിന്റെ തൃപ്തിയുണ്ട് പരലോകത്തെത്തിയാൽ അവർക്കവിടെ സുഖങ്ങളുണ്ട് സന്തോഷങ്ങളുണ്ട് മറ്റൊരായത്തിലുള്ള പറഞ്ഞു ഇന്നലിൽ ഇന്നലിൽ أفنجعل المسلمين كالمجرمين ما لكم كيف تحكمون അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മുത്തക്കീങ്ങള് അവർക്ക് നാളെ സുഖ സുഖ സൗകര്യങ്ങളുടെ കേന്ദ്രമായ സ്വർഗീയാരാമങ്ങളുണ്ട് എന്നാൽ ഈ മുസ്ലിക്കീങ്ങൾ വിചാരിക്കുന്നുവോ ഈ മുസ്ലിമീങ്ങൾ നാളെ പരലോകത്ത് ഈ മുജിരിമീങ്ങളെ കുറ്റവാളികളെ ആക്കും പോലെ നമ്മൾ ആക്കുമെന്ന് അവർ വിചാരിക്കുന്നോ എന്തൊരു വിഡിത്തമാണ് ഇവർ ഈ പറയുന്നത് ഇതേ ആശയമാണ് സുഹൃത്തുക്കളെ ഇവിടെയും റബ്ബ് ചോദിക്കുന്നത് തിന്മകൾ ഒരുപാട് ചെയ്തു കൂട്ടിയിട്ട് ഈ ദുന്യാവിൽ ഇങ്ങനെ താന്തോതികളായി കഴിച്ചു കൂട്ടുന്ന ആളുകൾ വിചാരിച്ചോ അവരെ നാം സത്യവിശ്വാസികളെ പോലെ ആക്കുമെന്ന് സത്യവിശ്വാസികൾ അവിടെ സുഖത്തിലാണ് സൗകര്യത്തിലാണ് അങ്ങനെ ഈ ലോകത്ത് ജീവിക്കുന്ന കാഫറുകൾക്ക് ഇവിടെ സുഖവും സൗകര്യവും കിട്ടും പോലെ ഇനി മരിച്ചാലും സദാ അന്മഹിയാഹും അവരുടെ ഇവിടുത്തെ ജീവിതവും ഇനി പരലോകത്തെ ജീവിതവും രണ്ടും സമമാണെന്ന് അവർ അവർ വിധിക്കുന്ന ഈ വിധി എത്രമാത്രം ദുഷിച്ച ചിന്താഗതിയാണ് എത്ര ചീത്തയാണ് അവരുടെ ഈ വ്യാമോഹം ഇതാ റബ്ബ് ചോദിച്ചത് ഇത് നമ്മുടെ വകയായിട്ടുള്ള വ്യാഖ്യാനമല്ല നോക്കിക്കോ തഫ്സീർ ഇബ്നു അദ്ദേഹം വിശദീകരിച്ചു യഖൂലു തആല ആലമീൻ പറയുന്നു ഇവിടെ ലാ മുഅ്മിനൂന വൽ കാഫിറൂന സത്യനിഷേധികളും സത്യവിശ്വാസികളും ഒരിക്കലും സമമാവില്ല ഖാല റബ്ബ് തന്നെ പറഞ്ഞില്ലേ സമമാകില്ല എന്ന് പറഞ്ഞാൽ ലായസ്തവി അസ്ഹാബുന്നരി വാസ്ഹാബുൽ ജന്ന അസ്ഹാബുൽ ജന്നത്തി നരകത്തിന്റെ ആളുകളും സ്വർഗത്തിന്റെ ആളുകളും സമമാകില്ല സ്വർഗവാസികൾ അവൾ വളരെ വിജയിച്ചവർ തന്നെയായിരിക്കുമെന്നുള്ള സൂറത്തുൽ ഹഷറിൽ പറഞ്ഞില്ലേ അതേ ആശയമാണ് ഇവിടെ റബ്ബും പറയുന്നത് തിന്മകൾ ഒരുപാട് ചെയ്ത് കൂട്ടിയിട്ടുള്ള ഈ കാസുറുകൾ അവർ വിചാരിച്ചു പോയോ ദുന്യാവിൽ അവർക്ക് കിട്ടിയ ഇതേ സൗകര്യങ്ങളൊക്കെ ഇനി ആഹൃതത്തിലും അവർക്ക് കിട്ടുമെന്നും അങ്ങനെ അവരുടെ ദുന്യാവിലെ ജീവിതത്തെ പോലെ തന്നെ സുഖകരമായ സമമായ ജീവിതം പരലോകത്തും കിട്ടുമെന്നാണോ അവർ വിചാരിച്ചു പോയത് എങ്കിൽ സാഹമായ ഐ നമ്മളെപ്പറ്റി അവർ ഊഹിച്ച ഊഹം എത്ര ചീത്തയായി പോയി കാരണം അള്ളാഹു താല തന്നെ പറയുന്നു വമാ യസ്തവിൽ അഅമാ വൽ ബസീർ والذين آمنوا وعملوا الصالحات ولا المسيء قليلا ما تذكرون കണ്ണുള്ളവനും ഇല്ലാത്തവനും സമമല്ല സത്യവിശ്വാസികളും അതേപോലെ തന്നെ ചീത്തയായ പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകളും സമമല്ല കലീലമ്മ തതക്കറൂൻ എത്ര കുറച്ചേ ഇവറ്റകൾ ചിന്തിക്കുന്നുള്ളൂ ഇത് അള്ളാഹു തല സൂറത്തുൽ വാസറിലൂടെയും പറഞ്ഞു ഒരുപാട് ആയത്തുകളിലൂടെ അള്ള പറഞ്ഞതാണ് ഈ വിഷയം ഇവരെ രണ്ടു കൂട്ടരെയും ഒരുപോലെ നാമാക്കില്ല അതാ അള്ളാഹുത്താൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഇത് തന്നെയാണതാ ഒരു സത്യവിശ്വാസത്തിൽ നിലക്കൊള്ളുകയും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളും അവയെല്ലാം നിഷേധിച്ച് പുച്ഛിച്ചുകൊണ്ടിരിക്കുന്ന എന്നിട്ട് തിന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദുഷ്ടജനങ്ങളും ഈ ലോകത്ത് പ്രത്യേക വ്യത്യാസങ്ങളൊന്നുമില്ലാതെ സുഖങ്ങളും സൗകര്യങ്ങളും പങ്കിടുന്നു പക്ഷേ ഈ അവസ്ഥയായിരിക്കില്ല പരലോക ജീവിതത്തിൽ അവിടെ സാരമായ വ്യത്യാസമുണ്ടാകും സജ്ജനങ്ങൾ സ്വർഗീയ സുഖത്തിലും ദുഷ്ടജനങ്ങൾ വളരെ നിന്യമായ ശിക്ഷയിലുമായിരിക്കും ഇതാ ഇവിടെ റബ്ബുല്ലാലമീൻ പറയുന്നത് ഇതാണ് ആയത്തിന്റെ വ്യത്യാസം വീക്ഷണം അതാണ് മനസ്സിലായില്ലേ രണ്ട് വീക്ഷണവും തമ്മിലുള്ള വ്യത്യാസം ഒരു കൂട്ടർ പറഞ്ഞ എന്താ ഔലിയാക്കന്മാരുടെ ജീവിതവും മരണവും സമാനമെന്നുള്ള പറഞ്ഞിട്ടുണ്ട് ആ വിഷയമല്ല ഇവിടെ ഉള്ള പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെയല്ലേ ഇവരുടെ തഫ്സീറുകൾ എഴുതി വെച്ചത് കേട്ടോ വിശുദ്ധ ഖുർആാനിന് പരിഭാഷ എഴുതി അബ്ദുറഹ്മാൻ മഹദൂമി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ എഴുതി കേരളത്തിലെ മലയാളത്തിലുള്ളതാണ് ആ ഖുർആൻ പരിഭാഷയിൽ അദ്ദേഹം അർത്ഥം വെച്ചതെങ്ങനെയാ തിന്മകൾ ചെയ്തു കൂട്ടിയവർ ധരിച്ചുവോ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരെ പോലെ അവരെ നാം ആക്കുമെന്ന് അതായത് അവരുടെ ജീവിതവും മരണവും സമമായതാക്കുമെന്ന് അവർ വിചാരിച്ചോ ഈ അതേ ആശയമാണ് അതിലും പറഞ്ഞത് ഇനി കേട്ടോ കെ വി കുട്ടനാട് മുസ്ലിയാരുടെ പരിഭാഷയിലും എരിവെച്ചത് തന്നെയാണ് അതല്ല തിന്മകൾ ചെയ്തു കൂട്ടിയവർ ധരിച്ചിട്ടുണ്ടോ സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരെ പോലെ അവരെ നാം ആക്കുമെന്ന് അതായത് അവരുടെ ജീവിതവും മരണവും സമമായതാക്കുമെന്ന് അവർ വിചാരിക്കുന്നു ഇനിയതാ ബയാനുൽ ഖുർആൻ എന്ന ഒരു പരിഭാഷയുണ്ട് കെ വി എം പന്താവൂരിന് മാലക്കുക്ക് വ്യാഖ്യാന പന്താവൂര് മൂപ്പരും എഴുതി വെച്ചുകൊണ്ട് അതല്ല തിന്മകൾ ചെയ്തു അവർ വ്യാമോഹിക്കുന്നുവോ വിശ്വസിക്കുകയും സുഹൃതമനുഷ്ഠിക്കുകയും ചെയ്തവരെ പോലെ അവരെയും നാം ആക്കി തീർക്കുമെന്ന് അതായത് രണ്ട് കൂട്ടരുടെയും ജീവിതവും മരണവും നാം ഒരുപോലെയാക്കുമെന്ന് വിചാരിക്കുന്നു ഇവിടെയൊക്കെ അവ പറയുന്നത് എന്താ ഈ ലോകത്തുള്ള സൗകര്യങ്ങളും സുഖങ്ങളും കണ്ടിട്ട് സത്യവിശ്വാസിയായ ആളുകളോട് നിങ്ങൾ വ്യാമോഹം പറയണ്ട ഞങ്ങൾക്ക് മരിച്ചു എന്നാലും ഇത് കിട്ടുമെന്ന് പറയണ്ട അത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ് നിങ്ങളുടെ ആ വിധി വളരെ ചീത്തയാണ് മറിച്ച് പരലോകത്തെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ശിക്ഷയിലായിരിക്കും സത്യവിശ്വാസികൾ വളരെ സന്തോഷത്തിലും സുഖത്തിലുമായിരിക്കും ഇതാണ് ആയത്തിന്റെ അർത്ഥം ഇനി സത്യവിശ്വാസികളുടെ ജീവിതവും മരണവും സമമാണ് എന്ന് വാദത്തിന് വേണ്ടി ആയത്തിന് അർത്ഥമുണ്ടെന്ന് വന്നാൽ തന്നെയും ഒരൊറ്റ മുപ്പസ്ത്രീകളും എഴുതി വെച്ചിട്ടില്ല എന്ത് അവർ ജീവിച്ചിരിക്കും പോലെ കേൾക്കുമെന്നാണ് അർത്ഥമെന്ന് ആരും പറഞ്ഞിട്ടില്ല പിന്നെ എന്താ അർത്ഥം ഈ ലോകത്തെ സത്യവിശ്വാസികളായ ആളുകൾക്ക് റബ്ബിന്റെ തൃപ്തിയില്ലേ സുഖങ്ങളും സൗകര്യങ്ങളുമല്ലേ കുറവുള്ളൂ റബ്ബ് അവരെ തൃപ്തിപ്പെട്ടിട്ടില്ലേ ഇതേ തൃപ്തിയും അതേപോലെ തന്നെ ആദരവുകളും നാളെ പരലോകത്തും അവർക്ക് കിട്ടും ഇതാ അള്ള പറഞ്ഞത് അതല്ലാതെ ലോകത്തൊരച്ച മുഫസറും എഴുതി വെച്ചിട്ടില്ല എന്ത് ജീവിച്ചിരിക്കുന്ന ആളും ഔലിയാക്കൾ സമമാണെന്ന് പറഞ്ഞാൽ കേൾവി കാഴ്ച സഹായിക്കുവാൻ കഴിയൽ അതുപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കൽ ഈ വിഷയത്തിലൊക്കെ ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളും ഭരിച്ചവരും സമമാണ് എന്ന് ഈ ആയത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരറ്റ മുപ്പസ്ഥരും എഴുതി വെച്ചിട്ടില്ല സഹോദരങ്ങളെ ആരും പറഞ്ഞിട്ടില്ല ഇനിയും നിങ്ങൾ നോക്കിക്കോ ഇവർ ഈ ആയത്തിന്റെ അർത്ഥം വെച്ചതിലൂടെ നമുക്ക് എന്താ വേറൊന്നുകൂടെ മനസ്സിലായി ഇവർ തന്നെ പറയാറുണ്ട് ഹിജറ നാലാം നൂറ്റാണ്ടിന് ശേഷം പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളിൽ നിന്നോ ഹദീസുകളിൽ നിന്നോ ഒരു വിധി മനസ്സിലാക്കുക എന്നുള്ള ഗവേഷണം എന്ന് പറയുന്ന കാര്യത്തിന്റെ കവാടം തന്നെ കൊട്ടിയടച്ചു അതുകൊണ്ട് നമുക്ക് പുതിയതായി ഒന്നും പറയാൻ പാടില്ലെന്ന് വാദിക്കുന്ന ഇവര് ഇമാമിയങ്ങളെ പിന്തച്ചുന്നു എന്ന് പറയുന്ന ഇവര് പരിശുദ്ധ ഖുർആാനിന് ഒരൊറ്റ ഇമാം നൽകാത്ത അർത്ഥം സ്വന്തമായി തന്നെ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചുകൊണ്ട് എഴുതിവിടുകയാണ് പ്രസംഗിക്കുകയാണ് അപ്പൊ ഈ ആയത്തിൽ പറയുന്ന വിഷയം സഹോദരങ്ങളെ അസ്ഥവിശ്വാസികൾ ജീവിച്ചാലും മരിച്ചാലും ഒരേപോലെ കേൾക്കും ഒരുപോലെ കാണും ഒരുപോലെ സഹായിക്കാൻ പറ്റും ഒരുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഈ ആയത്തിൽ എഴുതിവിട്ടിട്ടേയില്ല ഇനിയും നോക്കൂ കെ വി മുഹമ്മദ് മുസ്ലിയാർ തന്നെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഒരുപോലെയല്ല എന്ന് വ്യക്തമായി എഴുതുന്നത് കാണുക എങ്ങനെ എഴുതിപ്പോയി നമുക്കറിഞ്ഞൂടാ ഏതായാലും അങ്ങനെ എഴുതിയിട്ടുണ്ട് ഒരു സത്യം അദ്ദേഹത്തിന്റെ ഖുറാൻ പരിഭാഷയുടെ നാലാം വാള്യം അറുന്നൂറ്റി മുപ്പത്തിരണ്ട് അറുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ പേജിൽ ഇങ്ങനെ കാണുന്നു ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സമമല്ല എന്ന വ്യാഖ്യാനത്തിൽ അദ്ദേഹം എഴുതുന്നു ശരിക്കും ശ്രദ്ധിച്ചോളി ജീവനുള്ള മനുഷ്യൻ ഏത് തരക്കാരാണെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ഗുണം അവനില്ലെന്നുണ്ടാവും ആത്മാവ് പോയ മനുഷ്യനോ സ്വന്തം പിതാവോ പുത്രനോ സഹധർമ്മിണിയോ ആണെങ്കിലും അവരിൽ നിന്ന് യാതൊരു നന്മയും പ്രതീക്ഷിക്കാനില്ലാത്തതിനാൽ അവരെ നാം കൊണ്ടുപോയി മറവ് ചെയ്യുകയല്ലേ പതിവ് ഇതാണ് കേരളത്തിലാരേലി അപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ നാം കൊണ്ടുപോയി മറമാടുന്നു എന്റെ സ്വന്തം ബാപ്പയാണെങ്കിലും മകനാണെങ്കിലും ഭാര്യയാണെങ്കിലും അവരിൽ നിന്ന് ഇനി ഒരു നന്മയും പ്രതീക്ഷിക്കാനില്ലാത്തത് കൊണ്ട് നമ്മൾ അവരെ ഇവിടെ വെച്ചിരിക്കാറില്ല ആരാണെങ്കിലും കൊണ്ടുപോയി മറമാടാനാണ് പതിവുള്ളത് നീ എന്താ ഇവർക്ക് പറയാൻ സാധിക്കുക ജീവിതവും മരണവും സമമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ സാധിക്കുമോ ഇനി നിങ്ങൾ ചില കാര്യങ്ങൾ ബുദ്ധിയുള്ളവരാണല്ലോ മനുഷ്യന്മാര് ഔലിയാക്കന്മാരുടെ ജീവിതവും മരണവും സമമാണ് എന്നാണ് ഈ ആയത്തിന്റെ വിവക്ഷയെങ്കിൽ കുറേ കാര്യത്തിന് ഇവർ മറുപടി പറയേണ്ടി വരും അതെന്താ ഒന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഭക്ഷണം കഴിക്കണം മരിച്ചുപോയ ഏതെങ്കിലും ആള് ഭക്ഷണം കഴിക്കാറുണ്ടോ ഇല്ല ഭക്ഷണം കഴിക്കാറില്ല ജീവിച്ചിരിക്കുന്ന ആള് അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അയാളുടെ ഭാര്യയെ മറ്റൊരാൾക്ക് കല്യാണം കഴിക്കാൻ പാടില്ല എന്താ കാരണം അയാൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാൽ ലൗല്യ മരിച്ചുപോയാലോ അയാളുടെ വിധവയെ വേറൊരാൾക്ക് ഇവാൻ കഴിച്ചൂടെ കഴിക്കാം എന്താ കാരണം ജീവിച്ചിരിപ്പില്ലവിടെ മരിച്ചുപോയി അതുകൊണ്ടാ വിധവയെ വിവാഹം കഴിക്കുന്നത് അതേപോലെ തന്നെ അയാളുടെ സ്വത്ത് ഓഹരി വെക്കുന്നത് അത് മുഖേനയാണ് അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് കേൾക്കുന്നത് പോലെ കാണുന്നത് പോലെ മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ പറയുന്നത് പോലെ പറയാനും മനസ്സിലാക്കാനും അറിയാനും ഒക്കെ സാധിക്കുമെങ്കിൽ ഈ പ്രസംഗം നടത്താൻ അല്ലെങ്കിൽ വാദപ്രതിവാദം നടത്താൻ ഒരു സ്വഭാവം അഴിയാഹും മമാത്തുഹും കഴിവുള്ള ഒരാളെ കൊണ്ടാ മതി ഒരു ഔലപ്പാപാനെ മരിച്ചിട്ട് അതിന്റെ ശേഷം സ്റ്റേജിന്റെ മുമ്പിൽ കൊടുത്തു നിർത്തിയാൽ വർത്താനം പറയോ പ്രസംഗം കേൾക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് ഇതൊക്കെ മഠയത്തരമാണ് ഇനിയും നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരൊറ്റ പോയിന്റ് കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് തരുന്നു ഔലിയാക്കന്മാരുടെ ജീവിതവും മരണവും സമമാണ് എന്ന വാദത്തിന് വേണ്ടി സങ്കല്പിച്ചാൽ തന്നെയും മരിച്ചുപോയ ഔലിയാക്കന്മാർ കേൾക്കൂലാനാ തെളിവ് വരിക കേൾക്കൂലാന്ന് ഉറപ്പാകുകയാണ് ചെയ്യുക എന്താ കാരണം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടല്ലോ ഒരുപാട് ഔലിയാക്കന്മാർ ഇപ്പൊ ഒരു ഔലിയ കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയി വടകര ആജി തങ്ങൾ വലിയ കറാമത്തും പോയിരിച്ചയും ആഗ്രഹ സഫലീകരണത്തിന് അദ്ദേഹത്തെ സമീപിക്കുകയും ചെയ്തിരുന്നു ഉടനെ തന്നെ അവിടെ ഒരു ദുർഗ ഉയരും യാതൊരു സംശയവുമില്ല കാരണം എന്താ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ സമസ്തയുടെ മുൻ പ്രസിഡന്റ് അദ്ദേഹം മരിച്ചുപോയി നമ്മൾ വിചാരിച്ചു ഇതിന് തെറുക്കെന്തും വരില്ലാന്ന് ആരെങ്കിലും വിചാരിച്ചോ ഇല്ല കഴിഞ്ഞ ആഴ്ച അവസാനിച്ച നാല് ദിവസം നീണ്ടു നിന്ന ആണ്ട് നേർച്ചയാണ് അവിടെ നടന്നത് അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും യാറം മൂടിയിട്ടും വെളുക്കെത്തിച്ചിട്ടും എല്ലാ പരിപാടികളും നടത്തിക്കൊണ്ടുള്ള ആണ്ട് നേർച്ച ഇപ്പൊ വടകര മമ്മരാജി തങ്ങൾ ജീവിച്ചിരിക്കുന്ന ഔലിയാക്കരിൽ പ്രമുഖനായിരുന്നു സൂഫിവരനായിരുന്നു കഞ്ഞാഴ്ച മരിച്ചുപോയി ആ മരിച്ചുപോയാലെ കാര്യം പോട്ടെ പരീക്ഷണത്തിന് വേണ്ടി ഔലിയാക്കന്മാരുടെ ജീവിതവും മരണവും സമമാണ് ജീവിച്ചിരിക്കുമ്പോ കേൾക്കുന്നത് പോലെ മരിച്ചാലും കേൾക്കുന്നാണല്ലോ അവർ പറയുന്നത് എന്നാൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന രൗലിന്റെ പേരെന്താ ഇപ്പൊ കാര്യമായിട്ട് എ പി വിഭാഗം കൊണ്ടു നടക്കുന്ന രൗല മറ്റേ വിഭാഗം കൊണ്ടു നടക്കുന്നില്ല ഓരോരുത്തരാണ് ചാക്കിട്ട് പിടിക്കല ഓരോ സാധുക്കളെ ഒന്നും അറിയാത്ത കുറെ പ്രായമുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രായവും അതേപോലെ തന്നെ ഒക്കെ ചന്തമുള്ള കുറെ ആൾക്കാരെ ചാക്കിട്ട് പിടിക്കല ഓരോ ഗ്രൂപ്പിൽ അപ്പൊ എ പിക്കാർക്ക് ഒരാളെ കിട്ടി മുപ്പരപ്പം ഇങ്ങനെ കൊണ്ടു നടക്ക എല്ലാ ദ്വാ സമ്മേളനത്തിലും അതാ മൗലാന വലിയുള്ളാഹി പാപ്പ അപ്പൊ അന്തുറുപ്പാപ്പയാണ് ഇപ്പൊ സ്റ്റേറ്റ് ഒട്ടാകെ കാര്യമായി അറിയപ്പെടുന്ന വലി അന്തുറുപ്പാപ്പാനെ സ്റ്റേജിലുണ്ട് ഇരുത്തല സ്റ്റേജിലുണ്ട് ഇരുത്തിയിട്ട് കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന ക്യൂ സൃഷ്ടിക്കും ജനങ്ങളെ കൊണ്ട് അന്തർബാബാനെ സ്റ്റേജിന്റെ തൊട്ട മുമ്പിൽ കൊടുത്തിരുത്തും അന്തർബാബയുടെ കൈ ഇങ്ങനെ മേശം വെക്കും ആ സാധു കൈ ഇങ്ങനെ മേശം വെക്കും അങ്ങനെ അദ്ദേഹത്തിനൊന്നും അറിഞ്ഞൂടാ സാധുവായ ഒരു മനുഷ്യനാണ് ഒരു ചൂഷണം ചെയ്യാണ് മറ്റൊരു ഉപയോഗപ്പെടുത്തുക കൈ ഇങ്ങനെ വെച്ചെടുക്കും അപ്പൊ അങ്ങനെ ഒരു അനൗൺസ്മെന്റ് കേൾക്കാം ബഹുമാനപ്പെട്ടവർ ക്ഷീണിതനാണ് വലിയുള്ളാഹി അന്തർപ്പാപ്പ ക്ഷീണിതനാണ് അതുകൊണ്ട് കൈ പിടിച്ച് വലിച്ചു പരാക്രമം കാണിക്കരുത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിങ്ങൾ തൊടുക അതേപോലെ തന്നെ ബർക്കത്ത് നേടുക എന്തെങ്കിലും കയ്യിൽ വെച്ച് കൊടുക്കുക ഉള്ളത് ഇതാ അനൗൺസ്മെന്റ് ഈ അനൗൺസ്മെന്റ് ആ പാവം സാധു ഇരുന്നിങ്ങനെ ഇങ്ങനെ കൈവച്ചു കൊടുക്കും ചിലര് ഭക്തി കണ്ട് മുത്തിട്ട് പിടിച്ചു കണ്ട് മുത്തി വലിച്ചടങ്ങേറാക്കണ അവസ്ഥ ഉണ്ടാവുമ്പോൾ പറയും ക്ഷീണിതനാണ് മുത്തരുത് മുത്തരുത് ഈ ഒരു പ്രത്യേകമായ അവസ്ഥ എല്ലായിടത്തും അദ്ദേഹത്തിലാ ഇപ്പൊ ഏത് സ്ഥലത്തും ദ്വാ സമ്മേളനത്തിൽ ഉള്ളാഹി അന്തുർപ്പാപ്പ ആ അന്തുർപ്പാപ്പ മരിച്ചാൽ ദർഗന്റെ ഉയരം എത്രയായിരിക്കും പരിചയിച്ചു അത്ര വലിയ കറാമത്വമാണ് ഇപ്പോ ജീവിച്ചിരിക്കുമ്പോ തന്നെ പറയുന്നത് ശരി ആയിക്കോട്ടെ എന്നാ നമ്മളൊരു പരീക്ഷണം നടത്തുക ഔലിയാക്കന്മാരുടെ ജീവിതം സവാവും മഹിയാഹും മമാത്തുഹും ഔലിയാക്കന്മാരുടെ ജീവിതവും മരണവും സമമാണ് ജീവിച്ചിരിക്കുമ്പോൾ കേൾക്കും പോലെ മരിച്ചാലും കേൾക്കുന്നാണോ ഞങ്ങൾ ഔലിയ കേൾക്കൂലെന്നർത്ഥം മരിച്ചാ കേൾക്കൂലാന്ന് ഉറപ്പായി അതാ ഇപ്പൊ ഇവിടെ ഇരുന്നിട്ടോ എവിടെന്നെങ്കിലും ഇരുന്നിട്ട് യാ വലിയ എന്നെ സഹായിക്കണമെന്ന് വിളിച്ചാട്ടെ ജീവിച്ചിരിക്കുന്ന അന്തർപാപ്പ കേൾക്കോ ജീവിച്ചിരിക്കുന്ന അന്തർപാപ്പ ഇപ്പൊ ഇവിടുന്ന് വിളിച്ചാ കേൾക്കുവോ ഇവിടുന്ന് വിളിക്കണ്ട മൂപ്പരെ വീട്ടിന്റെ തൊട്ടപ്പുറത്തെ ഒരു പറയില്ലാന്ന് അപ്പുറത്ത് പാപ്പാന്ന് വിളിച്ചാൽ കേൾക്കൂ കേൾക്കൂ കേൾക്കൂല എന്നാ പിന്നെ എന്താ മനസ്സിലാണ് വിദൂരമായ ദേശത്ത് നിന്ന് കേൾക്കാൻ കഴിയാത്തൊരു പ്രദേശത്ത് നിന്ന് ഒരാൾ വിളിച്ചാൽ വലിയുള്ളാഹി പാപ്പാക്ക് ജീവിതകാലത്ത് കേൾക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ ജീവിതവും മരണവും സമമാണെങ്കിൽ മരിച്ചാലും കേൾക്കൂല പിന്നെ മരിച്ചാലും എങ്ങനെ കേൾക്കല് അപ്പൊ പറയുന്ന ഇന്നാവിന്റെ മൗലയുമാര് സമ്മതിച്ചല്ലോ പാപ്പാട് അടുത്ത് പോയി സംസാരിച്ചാൽ കേൾക്കൂലേ അപ്പൊ മരിച്ചാൽ കബറിന്റെ അടുത്ത് പോയാൽ കേൾക്കുന്ന മുജാഹിദ് മൗലയുമാരും സമ്മതിച്ചു അലഹമില്ല ഹസ്താത്രയെങ്കിലും വെളിപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ സമാധാനിക്കും ഇല്ല അവിടെയും പോക്ക എന്താ കാരണം കബറിലാണ് നേർക്ക് നേരല്ല നിങ്ങൾ പാപ്പാനെ എന്ത് ഒരു കബർ പോലെ ഒരു ഒരു രൂപത്തിലുള്ള വായുവും കിടക്കാത്ത ഒരു കൂട്ടിലിടിയും ഒരു കൂട്ടില് ഒരു ചില്ല് ചില്ലിന്റെ കൂട്ടിലേക്ക് ഒരു വായു അതിലേക്ക് പ്രവേശിക്കാൻ പാടില്ല കബർ പോലെ തന്നെ തേപ്പി അടക്കണല്ലോ നമ്മൾ കബർ അതേപോലെ നമ്മൾ കാണാൻ വേണ്ടി ഇങ്ങനെ മൂപ്പര ഉള്ളിൽ നിർത്തുക ഉള്ളിൽ നിർത്തിയിട്ട് എല്ലായിരം പണ്ട് പാമ്പിന്റെ കൂട്ടി കിടന്നമായിട്ട് ഇങ്ങനെ കിടക്കുമ്പോ നമ്മൾ ചോദിക്കുക അന്തർബാപ്പ സഹായിക്കണേ രോഗം ശരിയാക്കി തന്നെ എനിക്ക് വിസ ഉടൻ റെഡിയാക്കണേ എന്ന് പറഞ്ഞാല് എയർപോർട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകുന്നവരോട് വർത്താനം പറയുന്നവരുണ്ടാവും ചുണ്ടിങ്ങനെ അങ്ങനെ ഒന്നും കേൾക്കില്ല എന്തെങ്കിലും കേൾക്കൂ ഒന്നും കേൾക്കില്ല നമ്മൾ ഇങ്ങനെ ആണിച്ച മുമ്പ് ഇങ്ങനെ ആണിക്കും അത് കാണുന്നോണ്ട് കാണുന്നില്ലെങ്കിലോ എന്തെങ്കിലും മനസ്സിലാവുക ഒന്നും മനസ്സിലാവില്ല എന്നിട്ടാണ് കബറിൽ മരിച്ചു വെച്ച് മേലെ ഒരുപാട് കല്ലുകൾ കൊണ്ട് ഇനി ഒരു വായുവും അതിലേക്ക് കയറാതിരിക്കാൻ മണ്ണ് കുഴച്ച് തേമ്പി വൃത്തിയാക്കി അതിന്റെ മേലെ നാൽപ്പത് ഭാരം മണ്ണും ഇട്ടിട്ട് വലിയുള്ള യന്ത്രപ്പാപ്പാണ് കബറിന്റെ അടുത്ത് പോയി വിളിച്ചാൽ കേൾക്കുമോ കേൾക്കൂല ദൂരത്തുനിന്ന് വിളിച്ചാലോ അത് ഒട്ടും കേൾക്കൂല എന്ന് പണ്ടേ മനസ്സിലായി പിന്നെന്തിനായി വിളിക്കുന്നു പിന്നെന്തിനായി വിളിക്കുന്നു അപ്പൊ ഔലിയാക്കന്മാരുടെ ജീവിതവും മരണവും സമ്മാണ് അവർ ജീവിച്ചിരിക്കും പോലെ കേൾക്കും പോലെ മരിച്ചാലും കേൾക്കും ജീവിച്ചിരിക്കുമ്പോൾ ഇത്രയൊക്കെ കേൾക്കാൻ പറ്റുള്ളൂ എന്ന് ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാക്കാം എന്നാ പിന്നെ ഇനി മരിച്ചിട്ട് അവരെ വിളിച്ചെന്താ കാര്യം ദൂരത്തിന് വിളിച്ചാക്കൂല അടുത്തുനിന്ന് പോയാലും അതിനൊരു ശബ്ദത്തിന്റേതായ തരംഗങ്ങൾ പ്രവേശിക്കാനുള്ള മാധ്യമങ്ങളില്ലെങ്കിൽ കേൾക്കില്ല എങ്കിൽ പിന്നെ ഔലിയാക്കന്മാരുടെ ജീവിതവും മരണവും സമാണ് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ വാദം പൊളിഞ്ഞു പോയില്ലേ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു ഫലവുമില്ല കേൾക്കുക പോലും ഇല്ല എന്ന് മനസ്സിലായി ഇതതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചവർ മരിച്ചാലൊക്കെ ഒരേപോലെയാണ് കേൾക്കും കാണും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമെന്ന് അള്ളാഹു അവന്റെ കുറയാനിൽ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടെന്ന് വാദിക്കുന്നത് കനത്ത ദുർവ്യാഖ്യാനമാണ് റബ്ബിന്റെ കോടതിയിൽ ഈ ദുർവ്യാഖ്യാനം നടത്തുന്ന ആളുകൾ തക്കതായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും മറുപടിയും പറയേണ്ടി വരും ഈ നിലക്കുള്ള ദുർവ്യാഖ്യാനങ്ങളിൽ നിന്ന് അള്ളാഹു സുബാനുഭവത്താൽ നമ്മെ കാത്തുരക്ഷിക്കട്ടെ തോക്കൂ നിങ്ങൾ നബി സല്ലാഹു അലൈ വസ്ല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് വരെ ദൂരത്ത് നിന്ന് ഉൽക്കാൻ കേൾക്കുന്ന സഹാബത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു അള്ളാടെ റസൂലിന്റെ കാര്യമാണ് ഉദാഹരണത്തിലെടുക്കുക റസൂലുള്ള ജീവിച്ചിരിപ്പില്ലേ മദീനത്തെ പള്ളിയിൽ മഴ വേണം നബിയെ ഒന്ന് ദ്വാ ചെയ്യണം തങ്ങളൊന്ന് റബ്ബിനോട് പറയണം എന്ന് പറയാൻ സഹാബാക്കൾ ദൂരത്ത് നിന്ന് വളരെ ബുദ്ധിമുട്ടി മദീനത്തെ പള്ളിയിലേക്ക് വന്നുവെന്നല്ലേ ബുഹാരിയിലുള്ളത് എന്തിനാ വന്നത് വീട്ടിൽ നിന്ന് വിളിച്ചൂടെ നബിയെ നബി ജീവിച്ചിരിപ്പുണ്ട് മദീനത്തെ പള്ളിയിലുണ്ട് നബിയെ മഴ വേണം നബിയെ ഒന്ന് ഭർത്താവിനോട് പറയണം അള്ളഹാനോടൊന്ന് പ്രാർത്ഥിക്കണം എന്ന് ദൂരദേശത്ത് നിന്ന് അയറാബി വിളിച്ചോ വിളിച്ചില്ല എന്തേ അയറാബിയുടെ വിശ്വാസം റസൂലുള്ള കേൾക്കാത്ത പരിധിയിൽ നിന്ന് വിളിച്ചാൽ കേൾക്കൂലാണ് അതുകൊണ്ടാണ് അവിടെ വന്നു പറഞ്ഞത് പ്രയാസപ്പെട്ടിട്ടല്ലേ പിറ്റത്താഴ്ച വന്നത് പിറ്റത്താഴ്ച സ്വഹാബി വന്ന രംഗം ഹദീഫിന് വ്യക്തമായി പറയുന്നത് എന്താ വഴിയാകെ ചെളി നിറഞ്ഞിട്ടുണ്ട് വെള്ളപ്പൊക്കം ബാധിച്ചിരിക്കുന്നു കാലികളും മൃഗങ്ങളും മനുഷ്യരുമൊക്കെ വെള്ളപ്പൊക്കത്താൽ നശിക്കാനെടുത്തിരിക്കുന്നു ആ സമയത്തും അയറാബി പള്ളിയിൽ തന്നെ വന്നു പ്രയാസം സഹിച്ചിട്ട് വന്നു തോണിയില്ല കപ്പലില്ല ഇന്നത്തെ സൗകര്യങ്ങളില്ല ചെളിയിലും വെള്ളത്തിലൊക്കെ മുങ്ങി താണി തന്നെ വന്നത് എന്നിട്ട് പറയുന്നു നബിയേ ഹലക്കത്തില്ലം വാരു ആകെ നശിക്കാൻ പോകുന്നു എന്താ കാരണം മഴ കൂടിപ്പോയി നദിയെ ഒന്ന് നിൽക്കാൻ വേണ്ടി ദ്വാഴ ചെയ്യണം ല്ലേ പറഞ്ഞത് എന്തേ ജീവിച്ചിരിക്കുമ്പോ അങ്ങ് ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ നിന്ന് ഒരു അയറാബി അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ഒന്ന് വിളിച്ചാൽ കേൾക്കുന്ന വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഈ അയറാബിമാർ പള്ളിയിൽ തന്നെ വരണോ ഇല്ല അപ്പൊ ഇതൊക്കെ സുഹൃത്തുക്കളെ മനസ്സിലാക്കി തരുന്നത് മനുഷ്യന്റെ കേൾവിക്ക് ചില പരിധികളൊക്കെ പരിധിയില്ലാതെ കേൾക്കുന്നവൻ സെമീ എന്ന് പറയുന്ന സിഫത്ത് അള്ളാഹുസ്ബാനഹൂവത്താലാക്ക് മാത്രം അവകാശപ്പെട്ടതാണ് വേറെ ഒരാൾക്കും ആ കഴിവ് വിട്ടു വിട്ടുകൊടുത്തിട്ടില്ല ഇനി വേറെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന രണ്ടാമത്തെ കഴിവ് ഈ ആയത്തിന്റെ ശരിയായ വ്യാഖ്യാനവും അതിന്റെ അവസ്ഥയും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി രണ്ടാമത്തെ വ്യാഖ്യാനം വേറൊരായത്താ പറയുന്നത് അതെന്താ സൂറത്ത് തൗബയിലുള്ളവരായത് ഫസയറല്ലാഹു അമലക്കും وستردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون എന്നിട്ട് ഒരു പറയുന്ന വ്യാഖ്യാനം എന്താ മരിച്ചുപോയ റസൂലും മോമിനീങ്ങളും നിങ്ങളുടെ സകല പ്രവർത്തനങ്ങളും കാണും ആയത്തിന്റെ അർത്ഥം എങ്ങനെയാ വക്കുൽ നബിയെ പറയൂ യഅ്മലൂ കാഫിറുകളെ നിഷേധികളെ നിങ്ങൾ പ്രവർത്തിച്ചോളൂ ഇഷ്ടമുള്ളത് ചെയ്തോളൂ ഫസയറല്ലാ പിറകെ അള്ളാഹു നോക്കിക്കാണും അമലക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ റസൂലും കാണും സത്യവിശ്വാസികളും കാണും വസത്തുറത്തൂന പിന്നീട് നിങ്ങൾ പിറകെ മടക്കപ്പെടുകയും ചെയ്യും ഇലാ ആരിമിൽ ഷഹാദ ദൃശ്യവും അദൃശ്യവും ഒക്കെ ഒരുപോലെ അറിയുന്നവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടും ആ ലോകത്ത് നിങ്ങൾ എത്തിക്കഴിഞ്ഞാലോ ഫയുനബിഉക്കും ബിമാ കുന്തും നിങ്ങൾ ചെയ്തിരുന്ന മുഴുവൻ അമലുകളെ സംബന്ധിച്ചും അവിടെ വെച്ച് ആ റബുല്ലാലമീ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യും ഇതാണ് അള്ളാഹു തല ഈ ആയത്തിൽ പറയുന്നത് ഈ ആയത്തിന്റെ അർത്ഥം അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്കും തോന്നിയില്ലേ ഒരു സംശയം കാണും കാണുമെന്ന് പറഞ്ഞില്ലേ റസൂലും കാണുന്നു കാണും എന്ന് പറഞ്ഞില്ലേ അപ്പൊ പിന്നെ അല്ല കാണുമ്പോൾ റസൂല് മോമിനിയങ്ങളും കാണുന്ന അള്ള പിന്നെ എന്തിനാ ഖുറാനിൽ പറഞ്ഞത് അങ്ങനെ അല്ലെങ്കിൽ പിന്നെ അപ്പൊ അതിന്റെ സന്ദർഭം മനസ്സിലാക്കുക എപ്പോഴാണ് ഈ ആയത്ത് അള്ളാഹു തല അവതരിപ്പിച്ചത് ഇതിനൊരു പശ്ചാത്തലമുണ്ട് നിങ്ങൾ സൂറത്ത് തൗബയിലെ ഈ ആയത്ത് ഈ ആയത്തിന്റെ ഭാഗങ്ങൾ പരിഭാഷയിൽ നിന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം അതിന്റെ അപ്പുറം അപ്പുറമൊക്കെ എന്താ പറഞ്ഞത് ഒരായത്തിനെ പെട്ടെന്ന് പറയലില്ല ആ വിഷയം പറഞ്ഞു വരും എന്താ വിഷയം തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാനുള്ള ആഹ്വാനുണ്ടായി റസൂലുള്ള റസൂലുള്ളയിൽ ജനങ്ങളെ തബൂക്ക് യുദ്ധത്തിന് പോകണം ഭയങ്കര ചൂടുള്ള സമയമാണ് വിളവൊക്കെ എടുക്കേണ്ട കാർഷികമായി അഭിവൃദ്ധി പുരോഗതിപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് നല്ല ഈമാനുള്ളവനല്ലാതെ പുറത്തിറങ്ങാത്ത സമയമാണ് അതുകൊണ്ട് തബൂക്ക് യുദ്ധത്തിന് പുറപ്പെടണം എന്നുള്ള ആഹ്വാനം ഉണ്ടായപ്പോ ഈമാൻ ഹൃദയത്തിൽ രൂഢമൂലമായിട്ടുള്ള സഹാബിമാരൊക്കെ മറുത്തൊന്നും ചിന്തിക്കാതെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു പോയി യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നു ഇവിടെ കുറേ മനുഷ്യന്മാർ പോയില്ല അതിൽ കൂടി പോകാതിരുന്ന നല്ലവരായ രണ്ടു മൂന്ന് ആളുകൾ ഉണ്ടായിരുന്നു അവരുടെ സൗബ അള്ളാഹുത്താല സ്വീകരിച്ചു എന്ന് അതേ സൂറത്തിൽ തന്നെ അള്ളാഹുത്താല പറയുന്നുണ്ട് ഈ ആയത്തിന്റെ ശേഷം ഇവിടെ പറയുന്ന വിഷയം കുറെ മുനാഫിക്കീങ്ങൾ യുദ്ധത്തിൽ നിന്ന് വിട്ടുന്നു വിട്ടുനിന്ന് നബിയും സഹാബത്തുമൊക്കെ യുദ്ധം കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഇതാ എഴുത്തതിറൂനയിലേക്കും ഇതാറചഴുത്തും നബിയെ നിങ്ങളും സഹാബത്തുമൊക്കെ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ നിങ്ങളുമായി പഞ്ചായത്തിന് നല്ല നിലക്ക് വരാൻ ഇതാ ചില ആൾക്കാരൊക്കെ വന്നിരിക്കുന്നു നബിയെ ഞങ്ങൾക്ക് ഇസ്ലാമിനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല ഞങ്ങൾക്ക് യുദ്ധത്തിന് പോരണമെന്ന് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത് നബിയെ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടായി ബുദ്ധിമുട്ടുകളുണ്ടായി വിഷമങ്ങളുണ്ടായി അതുകൊണ്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നതുകൊണ്ടാണ് നബിയെ ഞങ്ങൾ യുദ്ധത്തിന് വരാഞ്ഞത് ഞങ്ങളെപ്പറ്റി അങ്ങൊന്ന് തെറ്റിദ്ധരിക്കരുത് നബിയെ എന്ന് നബിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിന്ന ആളുകൾ ഇങ്ങനെ ഒഴികഴിവ് പറഞ്ഞു ആ ഒഴിവ് കഴിവ് പറഞ്ഞപ്പോ അള്ള പറയാണെന്ത് നബിയെ പറഞ്ഞേക്ക് ഈ ഭാഗത്തോട് നിങ്ങൾ ഇത്തളർ ചെയ്തോ നിങ്ങളിപ്പോ അങ്ങനെ തൽക്കാലം ഒഴികഴിവ് പറഞ്ഞിട്ട് രക്ഷപ്പെടാണെന്ന് നോക്കണ്ട ഇനിയും ഞങ്ങളും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് നിങ്ങളും ജീവിച്ചിരിപ്പുണ്ട് ഭാവിയിലും ഇതുപോലെ തന്നെ യുദ്ധത്തിനുള്ള ആഹ്വാനങ്ങൾ ഇനിയും വന്നേക്കും അപ്പൊ ഭാവിയിൽ ഇനി നിങ്ങൾ പറയുന്ന വാക്ക് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന വാക്കിനോട് യോജിച്ചതാകുമോ അല്ലയോ എന്ന് നമ്മൾക്ക് നോക്കിക്കാണാം ഇപ്പൊ നിങ്ങൾ പറയുന്നില്ലേ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ പ്രയാസം കൊണ്ട് വരാനതാണൊക്കെ പറയുന്നില്ലേ ഇതിന്റെ സത്യസന്ധത ഇതായി ഇനി വിളിച്ചു വരാൻ പോകുന്നു ഭാവിയിൽ ഇനിയും ഇവിടെ പല ആവശ്യങ്ങളും ഉണ്ടാകുമ്പോ നിങ്ങൾ അതിനോട് എന്ത് സമീപനം സ്വീകരിക്കുന്നുവെന്ന് അള്ള നോക്കിക്കാണും റസൂല് നോക്കിക്കാണും ഇവിടെയുള്ള സത്യവിശ്വാസികളും അത് മനസ്സിലാക്കിക്കൊള്ളും അന്ന് നിങ്ങളുടെ തനിനിറം വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും ഇതാ അള്ള പറഞ്ഞത് അല്ലാതെ റസൂലും മോമിനിയങ്ങളൊക്കെയാണ് മരിച്ചുപോയാൽ ശ്രീയാമത്തിനാൾ വരെ ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കുന്ന അള്ളാഹുത്താല പറഞ്ഞിട്ടേയില്ല അങ്ങനെ അള്ള പറയില്ല പറഞ്ഞിട്ടില്ല ഒരൊറ്റ മുപ്പത്തിരിയങ്ങളും അങ്ങനെ അള്ള പറഞ്ഞു എഴുതി വെച്ചിട്ടില്ല നിങ്ങൾ നോക്കൂ കെ വി മുഹമ്മദ് മുസ്ലിയാർ തന്നെ എഴുതി എന്താ അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ എഴുതി വെച്ചു നിങ്ങൾ ഒഴിവ് കഴിവ് പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെട്ടുവെങ്കിലും നിങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങൾ അള്ളാഹുവും റസൂലും സത്യവിശ്വാസികളും നോക്കിക്കാണും അത് നന്നായാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വിപത്ത് നേരിടും ഇതാണ് കെ വി കുട്ടനാടും സ്ത്യാരി തന്നെ അയാളുടെ പരിഭാഷയിൽ എഴുതി വെച്ചത് നിങ്ങൾ നോക്കൂ അവിടെ എന്താണ് അദ്ദേഹം പറഞ്ഞത് ഒഴികഴിവ് പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെട്ടുവെങ്കിലും നിങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങൾ അള്ളാഹുവും റസൂലും സത്യവിശ്വാസികളും നോക്കിക്കാണും അത് സൂക്ഷിക്കേണ്ടതുണ്ടെന്നാണ് പറയുന്നത് അത് നന്നായാൽ രക്ഷയുണ്ട് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വിപത്ത് നേരിടും തബൂക്കിലേക്ക് പോകാതിരുന്നതിന് ന്യായമായ ഒഴിവ് കഴിവ് പറയാനില്ലാതിരുന്നവരും വ്യാജം പറയാൻ ഭയപ്പെട്ടതുകൊണ്ട് സത്യം മാത്രം പറഞ്ഞവരുമായ ചില സഹാബികളുടെ കാര്യം നിർത്തിവെക്കപ്പെട്ടതാണ് എന്ന് നൂറ്റിയാറാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നു അതാണ് വാഹറൂന അമ്മില്ല എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അത് വേറൊരു വിഷയമാണ് അപ്പൊ കെ വി ആരും ഇവിടെ മനസ്സിലാക്കിയതെന്താ അള്ളാഹു സുബാനുഭൂവത്താരെ ഇവിടെ പറഞ്ഞിട്ടില്ല എന്ത് നബി അതുപോലെ തന്നെ മൊമിനിയങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നാൾ വരെ ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അവർ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് റബ്ബുല്ലാലമീൻ പറഞ്ഞിട്ടേയില്ല കനത്ത ദുർവ്യാഖ്യാനം കനത്ത അട്ടിമറിയാണ് സഹോദരങ്ങളെ ഈ ആയത്തിന്റെ നേരെയും നൽകിയിട്ടുള്ളത് ഇനി നിങ്ങൾ നോക്കൂ ഈ ലോകത്ത് മരിച്ചുപോയ ആൾക്കാർ ഇവിടെ നടക്കുന്നതൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ അത് അവർക്കൊരു കറാമത്താണോ അതോ അവരെ നിന്ദിക്കലാണ് ഒരു ശിക്ഷയാണ് എന്തൊക്കെ കേൾക്കും കാണുമെന്ന് ഈ ഭാഗം പറയാറില്ല ഇവിടെ പക്ഷികളില്ലേ മൃഗങ്ങളില്ലേ ജന്തുക്കളില്ലേ ഇവരുടെ ഒക്കെ ശബ്ദം കേൾക്കോ ഇവിടുത്തെ ബസ് അടിക്കുന്ന ശബ്ദം കേൾക്കോ തീവണ്ടി പോകുന്ന ശബ്ദം കേൾക്കോ ഏതൊക്കെയാ കേൾക്ക ഏതൊക്കെയാ മരിച്ചവർ കേൾക്കാതിരിക്കുക എന്ന് വ്യക്തമായിട്ട് ഇവിടെ ആരും പറയുന്നില്ല ഏതൊക്കെ കേൾക്കും ഏതൊക്കെ കേൾക്കില്ല എന്നൊരു പട്ടിക ഇവർ പറയണ്ടേ ഇല്ല അത് പറയുന്നില്ല ഇനി നിങ്ങൾ നോക്കൂ കേൾക്കും വിളിക്കുമ്പോ കേൾക്കും എന്നുണ്ടെങ്കിൽ ആ വിളി ആരുടെ ഭാഗത്തു നിന്നുണ്ടായോ അയാളെ കാണുകയും ചെയ്യണ്ടേ അപ്പൊ ഇതൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടുകളാണ് നേരിടാൻ പോകുന്നത് മൊഴീറ്റി ചെയ്തേ രക്ഷിക്കണേ എന്നൊരു പെണ്ണ് പ്രസവിക്കുന്ന നേരത്താണ് വിളിക്കുകയാണ് പ്രസവം നടന്നു വിളിക്കുകയാണ് വേദന സഹിക്കാതെ പെണ്ണ് വിളിച്ചു മൊഹീദ്ദീൻ ചെയ്തേ രക്ഷിക്കണേ അപ്പൊ മൊഹീദ്ദീൻ ചെയ്ത് കേൾക്കുന്ന കേൾക്കാൻ മാത്രമല്ല കാണുകയും ചെയ്യും അപ്പൊ പെണ്ണിന്റെ ഈ വിളിയും കേട്ടു പെണ്ണിന്റെ ഈ പ്രസവം നടക്കുന്നത് കാണും വേണം എന്തൊരു അതാപാണത് പ്രസവം നടക്കണമൊക്കെ നോക്കി കാണണം നമുക്ക് അതേപോലെ തന്നെ വേറൊരു സ്ത്രീ മൂത്രയ്ക്കായിരുന്നതാ മലമൂത്ര വിസർജനത്തിൽ ഇരുന്നപ്പോഴാണ് പാമ്പ് കടിക്കാൻ വരുന്നത് റിഫായ് ചെയ്ത പാമ്പ് കാക്കണേ എന്ന് പറഞ്ഞു കാരണം റിഫായ് ചെയ്ത് പാമ്പിന് സ്പെഷ്യലിസ്റ്റാണ് അങ്ങനെയാണ് വിശ്വാസം നമ്മുടെ നാട്ടിലൊക്കെ റിഫായ് ചെയ്ത് കാരണം അവ മാലയിലുണ്ട് എന്റെ മുഴിയിലെ പെരുമ്പാമ്പ് തീണ്ടുകിൽ എന്നും വിഷമില്ല എന്ന് പറഞ്ഞോ പെരുമ്പാമ്പിന് പണ്ടേ വേഷമില്ലാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഇതിനുണ്ടാവില്ല പോട്ടെ ഏത് പാമ്പായാലും കുഴപ്പമില്ലാണ് അതുകൊണ്ട് വീട്ടിലും പറമ്പിലൊക്കെ പാമ്പിന്റെ ശല്യമുണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ നാടുകളിൽ പതിവുള്ളതിന് ഈ പാഴ്ചേക്കിന്റെ പേരിക്കൊരു കോയിനായിട്ട് ഒഴിഞ്ഞിടലാണ് അപ്പോൾ ഈ കൂട്ടിലുണ്ടെങ്കിൽ പിന്നെ പാമ്പ് അങ്ങോട്ട് നോ അഡ്മിഷൻ പ്രവേശനമല്ല ഇന്നലെ അതുകൊണ്ട് ഒരാൾ രൂപായിട്ട് ഏത് പാമ്പ് എന്നൊരു പെണ്ണ് ഇങ്ങനെ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിളിച്ചാൽ ഈ വിളി ഏതായാലും കേൾക്കും കാണുകയും ചെയ്യുന്നല്ലേ ആയിട്ട് പറഞ്ഞത് അപ്പൊ പിന്നെ പെണ്ണിന്റെ ഈ പരിപാടി കാണും എന്തൊരു എന്തൊരാതാവാണ് ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും കേൾക്കുകയും കാണുകയും ചെയ്യും എന്ന് വന്നാൽ ഔലിയാക്കന്മാർക്ക് ഇതൊരു ആദരവാ ഇതിലപ്പുറം അതാബിന് വേറെന്താണ്ടത് എന്തൊക്കെ ശബ്ദവരി കേൾക്കണം ലോകത്തെ എന്തൊക്കെ കാതടപ്പിക്കുന്ന ശബ്ദങ്ങളാണ് കേൾക്കുന്നത് നല്ല പ്രസംഗങ്ങളുണ്ട് ഡിസ്കോ ഡാൻസ് ഉണ്ട് ക്യാബറയുണ്ട് അവിടെയുള്ള അടിപൊളി തട്ടുപൊളിപ്പൻ പാട്ടുകളുണ്ട് എല്ലാ ശബ്ദവും ലോകത്ത് അതാ ഇന്നതൊക്കെ കേൾക്കൂ ഇന്നതൊക്കെ കേൾക്കൂല എന്നൊരു പട്ടിക എന്ന് അവർ പറയുന്നുണ്ട് ഒന്നേ അവരെ പറഞ്ഞിട്ടില്ല ഇന്നതൊക്കെ കേൾക്കൂ ഇന്നതൊക്കെ കേൾക്കൂല എന്നൊരു പട്ടിക ഇല്ല എല്ലാം കേൾക്കും എല്ലാം കാണും ജീവിതവും മരണവും സുഖമാണ് എന്തുമാത്രം ദുർവ്യാഖ്യാനമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജീവിതവും മരണവും സമമാണ് സഹാബാക്കൾ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ കണ്ണു കാണാത്ത സഹാബിമാരുണ്ടായിരുന്നില്ലേ കാത് കേൾക്കാത്ത സഹാബിമാരുണ്ടായിരുന്നില്ലേ ഇവരുടെ ജീവിതവും മരണവും സമാണെന്ന് പറഞ്ഞാൽ പരലോകത്തും ഒരു കണ്ണൂട്ടന്മാരാണെന്ന പരലോകത്തും ഇവർക്ക് കാത് കേൾക്കൂലാണ് പരലോകത്തും ഇവർ മടങ്ങന്മാരാണെന്ന് ഇല്ല അള്ളാഹു താല ആയത്ത് കൊണ്ട് അതൊന്നുമല്ല ഉദ്ദേശിച്ചത് ഈ രണ്ടായത്തുകളിലും പഠിത്തവും പറഞ്ഞിട്ടുള്ളത് ഇവർ പറയുന്ന ഒരു നിലക്കുള്ള വ്യാഖ്യാനമല്ല എല്ലാം തനത്ത ദുർവ്യാഖ്യാനമാണ് അപ്പോ ആ ആയത്തിലും എന്തു പറഞ്ഞിട്ടില്ല ഇവിടെ എല്ലാ പ്രവർത്തനങ്ങളും അവ കാണും പോലെ മരിച്ചുപോയ റസൂലും മുഗ്മിനീങ്ങളും ഒക്കെ കാണും എന്നവരാരും പറഞ്ഞിട്ടില്ല കാണുമെന്നുണ്ടെങ്കിൽ ഈസാനബിനോട് അള്ള ചോദിക്കുമ്പോൾ ഈസാ നബി എന്താ പറയുന്നത് അബ്ബേ ഞാൻ അറിഞ്ഞിട്ടില്ല എന്നല്ലേ ഖുറാനിലായത് നമ്മൾ മനസ്സിലാക്കിയില്ലേ റസൂൽ എന്താ പറഞ്ഞത് ഔമുൽ കൗസരിൽ നിന്ന് വെള്ളം മുക്കി കൊടുക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ ഇത് വിളിച്ചു തേടിയവനോട് കൊടുക്കല്ല നബിയെ എന്ന് പറഞ്ഞ അള്ള കൊടുക്കുന്നില്ലേ ഇന്നനാനറുജു ഇലാ യൗമ കിതാബിയാ മങ്കൂസ് മൗലൂദിൽ റസൂല്ലാനെ വിളിച്ച് തേടുകയാണ് അള്ളാഹുവിന്റെ റസൂലെ നെറുജു ഞങ്ങൾ ആഗ്രഹിക്കുന്നു നബിയെ കൊതിക്കുന്നു ദാഹിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ മഹ്ശറയിൽ നിൽക്കുമ്പോ അങ്ങക്ക് റബ്ബുലാലമീൻ തന്നനുഗ്രഹിക്കുന്ന ഹൗദുൽ കൗസരില്ലേ അതിൽ നിന്ന് ഒരു കോപ്പ എനിക്ക് തരണേ നബിയേ നാ നമ്മൾ ഇവിടുന്ന് വിളിച്ചു തേടുന്നത് ഈ വിളിച്ചു തേടിയവൻ അവിടെ ഉണ്ട് റസൂലുള്ള മുക്കിക്കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങ മുക്കിക്കൊടുക്കാൻ വേണ്ടി ഒരുങ്ങപ്പെടാ റബ്ബിന്റെ ഓർഡറിന് വഴിയെ തൊട്ടു പോകരുത് കോപ്പം വരെ തൊട്ടു പോകരുത് എന്താ കാരണമെന്നോ റസൂലുള്ള അപ്പോഴും പറഞ്ഞു നോക്കുന്നു എന്റെ അനുയായികളല്ലേ റബ്ബേ ഈ നിൽക്കുന്നത് ഞാൻ അവർക്ക് തിരി കുടിക്കാൻ കൊടുത്തോട്ടെ എന്ന് റസൂൽ പറയുമ്പോ അള്ള പറയുന്നു ഇന്നക്കലാത്ത തിരി മാ അഹദസു മുഹമ്മദ് മുഹമ്മദേ നിന്റെ കാലശേഷം നീ പഠിപ്പിച്ച ഇസ്ലാം ദീനിൽ അവര് ചേർത്ത മായത്തെപ്പറ്റിയും വെള്ളത്തെപ്പറ്റിയും നീ അറിഞ്ഞിട്ടില്ല അത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കോപ്പ പോയിട്ട് അവരുടെ നേരെ ഒരു നല്ല നോട്ടം പോലും നീ നോക്കില്ല അതുകൊണ്ട് കൊടുക്കാൻ പാടില്ല അവർക്ക് എന്നങ്ങ് മനസ്സിലാകുമ്പോ റസൂലുള്ളക്ക് ഈ വിഷയം അങ്ങ് റബ്ബങ്ങ് പഠിപ്പിച്ചു കൊടുക്കുമ്പോ നബിയുമ്മദാ അള്ളാഹുത്താല പറഞ്ഞതുപോലെ തന്നെ പറയുന്നു എന്ത് ലിമൻ എന്റെ ദീനുൾ ഇസ്ലാമിൽ ഞാൻ പഠിപ്പിച്ച ആദർശങ്ങളിൽ എന്റെ കാലശേഷം വെള്ളം ചേർത്ത് പുതിയതുണ്ടാക്കി തീർത്തിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് പിന്നോട്ട് പോകാം ഇവിടെ നിങ്ങൾക്ക് സ്ഥാനമില്ല പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറഞ്ഞ റസൂർ അവർ ആട്ടുന്നു എന്ന് ബുഹാരിലില്ലേ അത് നബിയെ കോപ്പ തരണമെന്ന് റസൂല്ലാൻ ഇവിടുന്ന് വിളിച്ചോനോടാണത് കോപ്പ കിട്ടണമെങ്കിൽ റബ്ബാ കോപ്പ കൊടുത്തത് റബ്ബിനോട് പറയണം പഠിച്ചോനെ റസൂലുള്ളാഹാടെ കൈ കൊണ്ടൊരു കോപ്പ വെള്ളം എനിക്ക് പല്ലോകത്തുനിന്ന് കിട്ടാൻ അനുഗ്രഹിക്കണമെന്ന് റബ്ബിനോട് പറഞ്ഞോ അതാ കിട്ടാനുള്ള വഴി നേരെ മറിച്ച് റസൂലുള്ളാനെ വിളിച്ച് തേടിയവർക്ക് അവിടെ സ്ഥാനമല്ല അങ്ങനെ ആരും തേടിയിട്ടുമില്ല ഒരൊറ്റ സഹാബിയും തേടിയിട്ടുമില്ല അതുകൊണ്ടത് പുതിയതാണ് ആ പുതിയ കാര്യങ്ങൾ ചെയ്തവന് പരലോകത്ത് കിട്ടുന്നത് ആട്ടാണ് അവനവിടെ തൽക്കർമ്മകൾക്ക് കിട്ടുന്ന സ്ഥാനം അവിടെ കിട്ടുന്നില്ല അതാണ് സഹോദരന്മാരെ നമ്മൾ അവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത് അപ്പൊ നബിസല്ലാഹു അലൈഹി വസ്ല്ലം തന്നെയും എല്ലാ കാര്യങ്ങളും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടില്ല എന്നതിന് ഈ സംഭവങ്ങളൊക്കെ തന്നെ തെളിവല്ലേ എന്നിട്ടാണ് പറയുന്നതെന്ത് അള്ള പറഞ്ഞിട്ടുണ്ട് പോലും റസൂലും മോമിനിയങ്ങളുമൊക്കെ ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അറിയുന്നു എത്രത്തോളം അവർ പറയും രവിദിനാഘോഷം ഇങ്ങനെ പൊടിപൊടിക്കുമ്പോൾ പറയും ഇതാ ഇവിടെ ചേരുന്ന ഈ മഹാസമ്മേളനം അഷറഫുൽ ഹൽക്ക് മദീനത്തെ റൗദാ ഷരീഫിൽ ഇരുന്നു കൊണ്ട് നോക്കിക്കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് സഹോദരങ്ങളെ എന്നാ പറയാറുള്ളത് ഇങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത് ഈ ആയത്ത് ഓതും ദുർവ്യാഖ്യാനമാണ് ഇനി നിങ്ങൾ മനസ്സിലാക്കിക്കോ ഈ മൂന്നാമത്തെ ഒരു സംഭവം കൂടിയുണ്ട് മൂന്നാമതായിട്ട് അവർ പറയുന്ന വേറൊരു തെളിവ് അതെന്താ ബദറിൽ ബദറിൽ നിന്ന് മരിച്ചുപോയ കുറെ ആളുകൾ എന്ന് പറഞ്ഞാൽ ബദർ യുദ്ധം അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം ഏതോ ആകട്ടെ യുദ്ധം നടന്നു യുദ്ധം നടന്നിട്ട് രണ്ട് ഭാഗത്തു നിന്നും കുറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാര്യങ്ങളിൽ പങ്കെടുത്തു പങ്കെടുത്തു ഒരാൾ കുറേ ആൾക്കാർ മുസ്ലിമീങ്ങളുടെ ഭാഗത്തു നിന്ന് ഷഹീദുകളായി കാഫിരികളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് എണ്ണം ചത്തുപോയി പത്തെഴുപതെണ്ണം അവിടെ ചത്തുപോയി അങ്ങനെ ഈ ചത്തുപോയിട്ടുള്ള അബൂജഹിൽ പോലെയുള്ള അബൂജഹിൽ പ്രഭൃതികളുടെ ആ കൂട്ടത്തിലുള്ള കുറേ നേതാക്കന്മാരുടെ ശവശരീരം ബദറിലുള്ള ഒരു പൊട്ടക്കെങ്കിലേക്കാണ് വലിച്ചത് വലിച്ചെറിഞ്ഞിട്ട് നബിയും സഹാബത്തും അവിടുന്ന് യാത്ര പോകുക നാട്ടിലേക്ക് മടങ്ങിയാണ് ബദറെന്ന് മദീനത്തേക്ക് മടങ്ങിയാണ് മടങ്ങുമ്പോ നബി സല്ലാഹു അലൈഹി വല്ലം അവിടെ വെച്ച് അവരോടൊരു ചോദ്യം ചോദിച്ചു എന്താ ചോദിച്ചത് ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അയസുറുക്കും മന്നക്കും തഴുത്തുമുല്ലാഹ വറസൂലഹു നിങ്ങളോട് ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നിരുന്നു അതനുസരിച്ച് ജീവിച്ചാൽ സുഖമുണ്ടാകുമെന്നും പറഞ്ഞിരുന്നു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിട്ടയാണെന്ന് പറഞ്ഞിരുന്നു ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങൾക്ക് ഞങ്ങളോട് ചെറുപ്പ് വാഗ്ദത്തം ചെയ്തത് ഞങ്ങൾക്ക് കിട്ടി നിങ്ങളോട് വാഗ്ദത്തം ചെയ്തത് ഇപ്പോൾ നിങ്ങൾക്കും കിട്ടിയില്ലേ എന്ന് മരിച്ചുപോയ ആ കാഫറുകളുടെ ജഡശരീരങ്ങളോട് നബി സല്ലാഹു അലൈ കിണറ്റിന്റെ വക്കത്തിനും തങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോ ഉടനെ ഏതാ ചോദ്യം വരുന്നു മർഹത്താബ് കൂട്ടത്തിൽ ബജരീങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചിരിപ്പുള്ള വ്യക്തിയാണ് അദ്ദേഹം ചോദിച്ചു യാ റസൂൽ അള്ളാഹുവിന്റെ റസൂലേ നബിയേ ജീവനില്ലാത്ത മരിച്ച ഈ ശവശരീരങ്ങളോടാണോ അങ്ങെന്ന് സംസാരിക്കുന്നത് എന്താ നബിയെ നിങ്ങൾ മരിച്ചവരോടാണോ സംസാരിക്കുന്നത് അവർ കേൾക്കോ ഉടനേറെ വരുന്നു റസൂലാണ് മറുപടി എന്താ വല്ലതീ നഫ്സ് മുഹമ്മദിൻ ബിയദിഹി മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബിനെ തന്നെ സത്യം നിങ്ങളെക്കാൾ ഇപ്പോൾ വ്യക്തമായി കേൾക്കുന്നത് അവരാണ് ഇത് ബുഹാരിയിലുള്ള സംഭവമാണ് അപ്പൊ കണ്ടോ നബി സല്ലാ അലൈവല്ലം മരിച്ചവരെ വിളിച്ചില്ലേ വിളിച്ചപ്പോ അവര് കേട്ടു എന്നില്ലേ നമ്മളെക്കാൾ കേൾക്കുന്നു പറഞ്ഞില്ലേ ഇവനെ മരിച്ചവർ കേൾക്കുമെന്നുള്ളതിന് ആ ബുഹാരിയിൽ ആ തെളിവ് മുജാഹിദ എന്ന് പറയുന്നു എന്ത് പറയുന്നു ആ ചോദ്യം നമുക്ക് ഒരുപാട് പറയാനുണ്ട് എന്താ പറയുള്ളൂ ഒരുപാട് പറയാം ഒന്നാമതായി നോക്കും രണ്ട് നിലക്കാണ് ഇവിടെ വ്യാഖ്യാനം രണ്ട് നിലക്ക് വ്യാഖ്യാനിച്ച ആളുകളുണ്ട് രണ്ട് നിലക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ആരും വിചാരിക്കണ്ട രണ്ടാമത്തെ വ്യാഖ്യാനത്തിൽ ഏതായാലും നമ്മൾ ഇവിടെ ഉണ്ടാവും വിടൂല രണ്ടാമത്തെ വ്യാഖ്യാനം കുറച്ച് കടുപ്പ തീവ്രവാദ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു സഹായന്മാരുടെ കൂട്ടത്തിൽ ഒരു വ്യാഖ്യാനം എന്താ നബിസല്ലാഹു അലൈഹി വസ്ല്ലം ഇവരെ വിളിച്ച് സംസാരിച്ചത് അവരെ താൽക്കാലികമായി അവരെ അള്ളാഹു തല കേൾപ്പിച്ചു എങ്ങനെ കേൾപ്പിച്ചു കത്താദാറിയാഹു നൽകുന്ന വ്യാഖ്യാനം ബുഖാരി അതാ കൊടുത്തിരിക്കുന്നു ആ ഹദീസിന്റെ അവസാന ഭാഗം ഒരച്ച മുസ്ലിയാരും ഇത് പറയാറില്ല ഈ ഭാഗം മിണ്ടറിയില്ല എന്താ അതിൽ പറയുന്നത് അഹിയാഹുമുല്ലാ അള്ളാഹു സുബാനഹുവത്താൻ അവരെ തൽക്കാലത്തേക്കൊന്ന് ജീവൻ കൊടുത്തു എന്തിനു വേണ്ടിയൊന്നോ ഹജ്ജാസ്മാഹും കൗലഹു റസൂൽവാടെ ഈ വാക്ക് അവരൊന്ന് കേൾക്കുവോളം ഒന്ന് ജീവൻ കൊടുത്തു എന്തിനാ അപ്പൊ ഒന്ന് ജീവൻ കെടുത്ത് കേൾപ്പിച്ചത് അവർക്ക് ഇങ്ങനെ കേൾക്കുമ്പോ ഒന്നും കൂടി സങ്കടം കൂടണം ഒന്നും കൂടി ദുഃഖം കൂടണം അവരെ ഒന്നും കൂടി നിന്ദിക്കണം അവരൊന്നും കൂടി നികൃഷ്ടരായി പോകണം ഇത് കേട്ടിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി റബ്ബ് അവർക്ക് തൽക്കാലമായി ഈ വർത്താനം കേട്ട് തിരുവോളം ഒന്ന് ജീവൻ കൊടുത്തു പിന്നെ അങ്ങ് വീണ്ടും തന്നെ ഒരിക്കലും നഷ്ടപ്പെടുത്തി ഇതാണ് ഒരു വ്യാഖ്യാനം അതുകൊണ്ടാണ് ഉമർ ഹത്താബ് റബിയുള്ളാഹുത്തലാന്ന് ചോദിച്ചപ്പോ നബി എന്ത് മറുപടി പറഞ്ഞൊരു നബിയെ മരിച്ചുപോയവരോടാണോ അങ്ങ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ റസൂൽ എന്ന് ചോദിച്ചില്ല എന്താ ഉമറ ചോദിച്ചു മരിച്ചോളി കേൾക്കുന്നതാണ് വിശ്വാസം അതാ ചോദിച്ചു അല്ല ഇന്നഹും ഉമറേ ഈ കാഫറുകളില്ലേ അവര് അൽ ആന ഇപ്പോൾ യസ്മൗനമാക്കൂലു ഞാൻ പറയുന്നത് ഇപ്പൊ കേൾക്കും എന്തിനാ ഈ ബുക്കാരിൽ അൽ ആനാണെന്ന് പറയുന്നത് ഇപ്പൊ കേൾക്കുന്നത് എന്തിനാ ഉമറേ നീ എന്ത് പൊട്ടനാ ഏത് മരിച്ചവരും കേൾക്കുന്നല്ലേ നമ്മുടെ സുന്നത്യമായത്തിന്റെ വിശ്വാസം എന്താ നിനക്കൊരു സംശയം നിറസൂന്ന് ചോദിച്ചോ ചോദിച്ചില്ല ഉമർ ഖത്താബ് ആയത്തോദീന നബിയെ തീർച്ചയായും മരിച്ചവരെ നിങ്ങൾ കേൾപ്പിക്കില്ലെന്നല്ലേ റബ്ബ് പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്താ നിങ്ങൾ മരിച്ചുപോയവരെ വിളിക്കുന്നത് എന്തിനാ റസൂർദാനോട് ചോദിച്ചത് അപ്പൊ നബി പറഞ്ഞു ഉമറേ ഈ ആയത്ത് തെളിവോതിയെ തെറ്റിയിരിക്കുന്നു ആയത്തിന്റെ മാന അതല്ല എന്ന് പറഞ്ഞു പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ വിശ്വാസം അവിടെ അരക്കിട്ട് ഉറപ്പിച്ചു കൊടുത്തു ശരിയല്ലേ ഉമറേ പക്ഷേ ഇന്നഹും അൽ ആനൂലു ഇപ്പൊ ഞാൻ പറയുന്നത് അവര് കേൾക്കുന്ന പറഞ്ഞത് ഇപ്പൊ പറഞ്ഞത് കേൾക്കുന്ന ഇപ്പൊ അവർ ഞാൻ പറഞ്ഞത് ഇപ്പോൾ അവര് കേൾക്കും അതന്നെ കത്താദാറിയാവുത്തലാണ് വ്യാഖ്യാനം കൊടുത്തത് ഇപ്പോ എന്ന് പറഞ്ഞാൽ അല്ല അവരെ ജീവിപ്പിച്ചു നബിയുടെ വാക്കവരെ കേൾപ്പിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞില്ലേ അവരൊക്കെ ആ വിഷമവും പ്രയാസവും ഒന്നും കൂടി ഇരട്ടിയാകാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്കാണ് ജീവം കൊടുത്തു ഇങ്ങനെ വ്യാഖ്യാനിച്ചു ആര് സഹാബിമാർ ഒരു വിഭാഗം ഇനി നിങ്ങൾ വേറൊരു കാര്യം നോക്കി മരിച്ചവർ കേൾക്കും എന്നായിരുന്നു ആയത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിരുന്നതെങ്കിൽ ഉമർ സത്താബ് റലിയുള്ളാഹു തലാനുവിന്റെ ആ ചോദ്യത്തിന് എന്താ പ്രസക്തി നമ്മളൊക്കെ ബുദ്ധിയുള്ളവരാണല്ലോ ഒന്ന് ആലോചിച്ച് കിതാബൊക്കെ വേണ്ട ഒന്ന് ആലോചിച്ച് നബി ഇങ്ങനെ മരിച്ചവരോട് സംസാരിക്കും അപ്പൊ സഹാബി കൂട്ടത്തിൽ നിന്ന് മൃഹത്താബ് മുഴുവൻ സഹാബിമാരുണ്ട് ഒരാളെ ചോദിച്ചുള്ളൂ എന്ന് മാത്രമേ എല്ലാരും ചോദിക്കാറ് എന്താണ് ബിയെ നിങ്ങൾ മരിച്ചോരോടാണോ സംസാരിക്കുന്നത് അല്ല പറഞ്ഞിട്ടില്ലേ മരിച്ചോല് കേൾക്കൂലാണ് ഉമർഹത്താബ് അള്ളാഹു അപ്പ ചോദ്യം ചോദിച്ചാൽ ഇതിന്റെ അർത്ഥം എന്താ ഇതുവരെ അവരുടെ വിശ്വാസം എന്തായിരുന്നു നാം മനസ്സിലാക്കേണ്ടത് മരിച്ചവര് കേൾക്കില്ല മരിച്ചവര് കേൾക്കില്ല എന്നാണ് സഹാബിമാരൊക്കെ വിശ്വസിച്ചത് ഇപ്പൊ പിന്നെ നബി ഇങ്ങനെ നേരെ എതിര് ചെയ്യുന്നത് കണ്ടപ്പോൾ ആ സംശയം തോന്നിയത് എന്താ നബിയെ മരിച്ചോലെ വിളിക്കേ ഒരു കേൾക്കൂ അപ്പൊ സഹാബിമാരെ ഒന്നടങ്കം വിശ്വസിച്ചതെന്താ മരിച്ചവര് കേൾക്കൂല ഈ ആയത്തൊക്കെ അവര് കണ്ടിട്ടില്ലേ ഈ ആയത്തൊക്കെ അവര് കണ്ടതല്ലേ സവാ മഹിയാവും എന്ന ആയത്തൊക്കെ ഇവര് പഠിച്ചതന്നല്ലേ ആ തുസ്മിയിൽ മൗത്ത എന്ന ആയത്ത് മൃഗത്താവ് കേട്ടിട്ടില്ലേ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ഇവർക്ക് അറിയുമെന്ന കാര്യത്തിന് അർത്ഥം ഖുറാനിലുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാത്ത ആളാണോ സഹാബിമാരും മൃഹത്താവും ഈ ആയത്തൊക്കെ അവരും പഠിച്ചവരല്ലേ എന്നിട്ടും പിന്നെ എന്താ അവർ ചോദിച്ചത് നബിയോട് നബിയെ മരിച്ചോല് കേൾക്കുമോ അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന ഉപർഹത്താബ് അടക്കമുള്ള മുഴുവൻ സഹാബത്തിന്റെയും വിശ്വാസം എന്തായിരുന്നു മരണപ്പെട്ടവർ കേൾക്കുകയില്ല അതുകൊണ്ടാണ് നബി അതിനെതിരെ എഴുതി കണ്ടപ്പോ നബിയെ നിങ്ങൾ എന്താ മരിച്ചവരോട് വിളിക്കുന്നത് എന്താ അങ്ങനെ ചോദിക്കുന്നത് അവർ കേൾക്കുമോ എന്നുള്ള സംശയത്തിനുണ്ടായത് അല്ലാതെ ഇവർ പറയുമ്പോൾ ആദ്യേ മരിച്ചവർ കേൾക്കുന്ന വിശ്വാസമെങ്കിൽ പിന്നെ അതിൽ വല്ല അത്ഭുതപ്പെടേണ്ട കാര്യം എന്താണ് ആദ്യമേ മരിച്ചോല് കേൾക്കുന്നായിരുന്നു സഹാബിമാരുടെ വിശ്വാസമെങ്കിൽ നബി മരിച്ചോലെ വിളിച്ചപ്പോൾ എന്തിനാ ഉമർ ഹത്താബ് അത്ഭുതപ്പെട്ടത് അതാണ് നമുക്ക് മനസ്സിലാവാത്തത് ഇവര് മറുപടി തരണതിന് ഇതേവരെ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല പറയില്ല അപ്പൊ ഉമർ ഹത്താബ് റബി അള്ളാഹു ആ സംസാരവും സഹാബിമാരുടെ എല്ലാവരുടെയും വിശ്വാസം മരണപ്പെട്ടവർ കേൾക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു തൽക്കാലത്തേക്ക് അവർ ജീവിപ്പിച്ചു കേൾപ്പിച്ചു എന്നൊരു വ്യാഖ്യാനം ഇനി രണ്ടാമത്തെ വ്യാഖ്യാനം എന്താ ഇതിൽ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം നബി ഇത് കേൾപ്പിച്ചത് മൊഴുസത്ത് എന്ന നിലക്ക് കേൾപ്പിച്ചതാണ് തഫ്സീർ കുത്തുബിയിലും നബിയുടെ ഒരു മൊഴിസത്താണ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ട് മിസ്കാറ്റിന്റെ ഹസീബ് തിബിരീസി എന്ന് പറയുന്ന വട്ടിതൻ മൊഴിസത്തിന്റെ അധ്യായത്തിലായി സംഭവം കൊടുത്തു മൊഴിസത്തിന്റെ ടോപ്പിക് ആ അധ്യായത്തെ ഹെഡിങ്ങിന് താഴെയാണ് ഈ സംഭവം കൊടുത്തത് അപ്പൊ ഇതൊരു മൊഴിസത്തായിരുന്നു സാധാരണക്കാരനെ വിളിച്ചിങ്ങനെ കേൾപ്പിക്കാൻ പറ്റൂല അങ്ങനെ ചെയ്തെന്തുകൊണ്ടാണ് അതൊരു മുഴുത്തത്താണെന്ന് വരുത്താനും മനുഷ്യനെ ആ കാര്യത്തിൽ ഉണർത്താനും വേണ്ടി തന്നെയാണെന്ന് മിസ്കാത്തിന്റെ ചെറഹായ ലംഹാത്ത് എന്ന് പറയുന്ന കിതാബിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് إيراد هذا الحديث في هذا الباب بما يشعر بأن سماعهم كان معجزة لرسول الله صلى الله عليه وسلم ഈ സംഭവം മുഴസത്തിന്റെ അധ്യായത്തിൽ കൊടുക്കാൻ കാരണം ഈ അവരെ കേൾപ്പിച്ച ഈ കേൾപ്പിക്കൽ റസൂലുള്ളാഹുടെ ഒരു മുഴസത്ത് എന്ന നിലക്ക് സംഭവിച്ചതാണ് ഇതൊരു സാധാരണ സംഭവമേ അല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ഫത്തുഹിൽ ബാരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊരു മൊഴുത്തത്താണ് എന്നുള്ളത് കൊണ്ട് മരിച്ചവരോട് സംസാരിക്കാനും വർത്തമാനം പറയാനും അവരോട് ചോദ്യം ചോദിക്കാനും ഒന്നും ഈ സംഭവം ഒരിക്കലും തെളിവാക്കാൻ പറ്റില്ല എന്ന് ഫത്തുഹിൽ ഭാര്യയിലും അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു വ്യാഖ്യാനം ഇനി വേറൊരു വ്യാഖ്യാനം ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്താ വ്യാഖ്യാനം ആയിഷാർ അള്ളാഹു ആ വ്യാഖ്യാനക്കാരി എന്താ അവരോടുത്ത് മറുപടി തരുമോ കേട്ടിട്ടേ ഇല്ല തൽക്കാലത്തേക്ക് കേട്ടിട്ടില്ല പിന്നെ എന്താ ഈ ആയിഷിന്റെ ഈ ഹദീസിന്റെ നബീകനെ സംസാരിച്ചതിന്റെ വ്യാഖ്യാനം എന്താ ആയിഷാർദി എന്ന് പറഞ്ഞത് ജീവൻ നൽകുകയോ കേൾക്കുകയോ ചെയ്ത സംഭവം ബദറിൽ ഉണ്ടായിട്ടില്ല നബി അലൈ വസ്ല്ലം തന്റെ ദുഃഖം പ്രകടിപ്പിക്കാനും തന്റെ അനുയായികൾ കേൾക്കുവാനും വേണ്ടിയാണ് ഇപ്രകാരം പറഞ്ഞത് കേൾക്കുമെന്ന് നബി അലൈ വസ്ല്ലാം പറഞ്ഞിനോ അപ്പൊ എന്താ പറയാ ഭർത്താവിനോട് പറഞ്ഞല്ലോ നിങ്ങളെക്കാൾ അവരാ കേൾക്കുന്നത് പറഞ്ഞല്ലോ അപ്പൊ അതിനെന്താ വ്യാഖ്യാനം ഐഷാർ അള്ളാഹു തലാന്ന് പറയുന്നു ഞാൻ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം ഇപ്പൊ അവരുടെ ആത്മാക്കൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതായിരുന്നു സത്യം ഇപ്പൊ അവർ ശരിക്ക് മനസ്സിലാക്കുന്നുണ്ട് അതിപ്പോ അവർക്ക് അവിടെ അതാ അതാപ്പോ നിങ്ങളെക്കാണ് അവർ അനുഭവിക്കുന്നുണ്ട് കാരണം നിങ്ങളിപ്പോഴും പരലോകത്ത് എന്താ നടക്കാൻ പോകണമെന്ന് കേട്ടിട്ടേ ഉള്ളൂ അവരിപ്പോ അത് അനുഭവിക്കുകയാണ് അതാ നിങ്ങളെക്കാൾ അവരിപ്പോ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളത് കേൾക്കുന്നല്ല ഇതിന്റെ അർത്ഥം എന്ന് ആയിഷാർ നിലാവുത്തലാനെ പറഞ്ഞു എന്ന് മാത്രമല്ല തുമ്മ പിന്നീട് ബീവിയതാവരായ ഒരായത്തോതുന്നു ഇന്ന കലാ തുസ്മിയുൽ മൗത്താ നബിയേലാ തുസ്മിയുൽ മൗതാ മരിച്ചവരെ അന്നൊന്ന് കേൾപ്പിക്കാൻ സാധ്യമല്ല ആയിഷാ ബീവി ആയത്തും തെളിവോതി ആയിഷാ ബീവി ആയത്ത് തെളിവോതി കേൾക്കൂല എന്ന് പറഞ്ഞിട്ട് ഈ ആയത്ത് തെളിവോതി എവിടെയെന്ന് പറഞ്ഞത് ബുഹാരിയിൽ മറിച്ചോയിക്കോ നോക്കിക്കോ ബുഹാരിയിൽ രണ്ട് വ്യാഖ്യാനം കാണാം രണ്ട് കൂട്ടരാരാ സഹാരിമാരാ രണ്ട് കൂട്ടർ വ്യാഖ്യാനം എടുത്താലും മരിച്ചോര് കേൾക്കൂല എന്നുള്ളത് ഉറപ്പായില്ലേ കേട്ടു എന്ന് പറഞ്ഞ സഹായന്മാര് പറഞ്ഞ എന്താ തൽക്കാലത്തേക്ക് അള്ളവരാണ് ജീവൻ കൊടുത്ത് ഇതാണ് കേൾക്കോളം ജീവൻ കൊടുത്ത് പിന്നെയാണ് മരിപ്പിച്ചത് അതുകൊണ്ട് ഈ സംഭവത്തിലും യാതൊരു തെളിവും ഈ വിഷയത്തിലില്ല സഹോദരങ്ങളെ രണ്ടാമത്തെ വ്യാഖ്യാന പ്രകാരം ആയിഷ റളിയല്ലാഹു തലാന്ന് പറഞ്ഞത് അവർ കേട്ടിട്ടേയില്ല ഇന്നമാ കാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നഹുമുൽ ആന ലയഅലമൂന അന്ന الذي كنت اقول لهم هو الحق ثم قرأت إنك لا تسمع الموتى رواه البخاري നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിപ്പോ അറിയുന്നു എന്നാ പറഞ്ഞതിന്റെ അർത്ഥം അല്ലാതെ കേൾക്കുന്നു എന്നല്ല എന്നിട്ട് തെളിവായിട്ട് മരിച്ചവരെ കേൾപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ആയത്തു ഇതുവരെയുള്ള ഈ വിവരണത്തിൽ നിന്ന് ബദറിന്റെ ഈ സംഭവത്തിൽ നിന്ന് ഒരു രണ്ട് പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ഒന്നെന്താ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല നബിയോട് ചോദിച്ചു നബിയെ ജീവനില്ലാത്തവരോട് അങ്ങെന്ന് സംസാരിക്കുന്നത് എന്തിനാ ആ ചോദ്യം മനസ്സിലാക്കി തരുന്നു സഹാബിമാരൊക്കെ ആ വിശ്വാസക്കാരാണെന്ന് കേൾക്കില്ല രണ്ടാമത്തെ അതിന് തെളിവായിട്ട് ഉമർഹത്താബ് റലിയാഹുത്തലാനു ഇന്നക്കലാ തസ്മീൽ മൗത്ത എന്നുള്ള ആയത്തോതുന്നു അതേ ആയത്തന്നെ ആയിഷ റലിയാഹുത്തലാനെയും ഓതുന്നു ഇവിടെ എന്താ നമുക്ക് ഇവരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം മരിച്ചോര് കേൾക്കൂലാന്നില്ല ഖുറാനിൽ തെളിവുണ്ട് ഇന്നക്കലാ തസ്മീൽ മൗത്ത എന്ന ആയത്തുണ്ട് എന്ന് ഈ വിഷയത്തെ സമർപ്പിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ സ്റ്റേജിൽ നിന്ന് പറയുമ്പോഴൊക്കെ മറുപക്ഷത്തു നിന്ന് പറയാറുള്ളത് എന്താ അറിയോ എടോ നിങ്ങൾക്ക് കുറുകാൻ തിരിയും നിങ്ങൾക്ക് കുറുകാൻ തിരിയോ രണ്ട് അൽമനാറും മൂന്നര സ്വഭാവം രണ്ടര ലക്കം സെൽസബിയിലും വായിച്ച് നടക്കണം നിങ്ങൾക്ക് വല്ല ഇൽമുണ്ടോ എന്ന് ചോദിച്ചിട്ട് കളിയാക്കലാവുന്നില്ല ഇതിനാ കളിയാക്കുന്നത് ഇന്നത്തെ ആ തുസ്മീമൗത്താന്നുള്ള ആയത്തിന് അങ്ങനെ ഒരു അർത്ഥമില്ലാന്നാ അവിടെ അള്ള പറഞ്ഞ വേറെ വിഷയമാണ് ബുഹാരിയിലില്ലേ ഉമർ ഹത്താബ് റലിയുള്ള ആയത്തോതിയിലെ ആയിഷ ഇത് ആയത്തല്ല ഓതിയത് എന്തിനാ ഓതിയത് മരിച്ചോല് കേൾക്കൂല ഇത് തെളിവ് ഓതിയത് ഇത് ആയത്തല്ലേ ഇവർക്കും ഇവരല്ലേ ഉമർ ഖത്താബ് അലിയുള്ളാഹുത്തലാന് വിവരില്ലേ ആയിഷ അലിയുള്ളാഹുത്തലാന്റെ വിവരല്ലേ ഇതിനൊരു മറുപടി കാണണം മറുപടി തരാൻ പറ്റില്ല കാരണം എന്താ ദുർവ്യാഖ്യാനങ്ങളിൽ പടുത്തുയർത്തിക്കൊണ്ട് വാദങ്ങൾ ഉണ്ടാക്കിയാൽ തെളിവുകളിൽ അവയെല്ലാം തട്ടിത്തകർന്ന് ധരിപ്പണം അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അപ്പൊ ആയിഷാറിലാഹുത്തലാനയുടെ വ്യാഖ്യാനത്തിലേക്ക് തന്നെ മടങ്ങാം ആ മഹതി എന്താ പറഞ്ഞത് നബി സല്ലാഹു അലൈഹിസ്വല അത് പറഞ്ഞത് നബിന്റെ മനസ്സിലെ സങ്കടം പറഞ്ഞതാണ് ഇത്രയൊക്കെ ഇവരോട് അയച്ചു അനുഭവിച്ചില്ലേ അനുഭവിക്കും നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറഞ്ഞതല്ല നബിയുടെ ആ സങ്കടം പറയാ അനുയായികളെ പഠിപ്പിക്കും ചെയ്യാം കണ്ടോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പഠിപ്പിക്കാനും വേണ്ടി എന്നിട്ട് ആ വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ അവരെഴുതി വെച്ചു ഇത് നബിയുടെ മാത്രം ജീവിതത്തിലുണ്ടായതല്ല മുൻഗാമികളായ പ്രവാചകന്മാരും ഇതേ ലക്ഷ്യത്തിന് വേണ്ടി മരിച്ചവരോട് സംസാരിച്ചിട്ടുണ്ട് അതെവിടെയാ സൂറത്തുൽ അറാഫിൽ നോക്കിക്കോ സമൂഹ ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട മഹാനായ പ്രവാചകനായിരുന്നു സാലിഹ് നബി സ്വലാത്തു വസ്സലാം ആ സാലിഹ് നബി ജനങ്ങളോട് വന്നിട്ട് ഇസ്ലാമികമായ കാര്യങ്ങളും തൗഹീദും ഒക്കെ ഒരുപാട് പറഞ്ഞു ജനങ്ങൾ ജവിക്കൊണ്ടില്ല പടച്ചാമ്പുരാൻ അവരെ ശിക്ഷിച്ചു ശക്തമായ ഒരു പ്രകമ്പനം മുഖേന ആ നാട്ടുകാരെ അല്ലേണ്ട നശിപ്പിച്ചു ഒരു കുട്ടി ബാക്കില്ലാത്ത രൂപത്തിൽ നശിപ്പിച്ചാണ്ട് തകർത്തു കളഞ്ഞു ആ നാട്ടുകാരെ മുഴുക്കേണ് കൊന്നു കളഞ്ഞു പരിപാടിയൊക്കെ പൂർത്തിയായി ഇവരുടെ എല്ലാം നാശം പൂർത്തിയായപ്പോൾ അതാ റബ്ബ് പറയുന്നു ഫതവല്ലാ അൻഹും വഖാല യാ ഖൗമി ജഹാസിമീൻ فتولى عنهم وقال يا قوم لقد أبلغتكم رسالة ربي ونصحت لكم ولكن لا تحبون الناصحين ഇവരൊക്കെ അങ്ങനെ തകർന്നടിഞ്ഞ് കിടക്കുന്ന ശവശരീരങ്ങളെ ഇങ്ങനെ നോക്കിയിട്ട് സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്പം ഇങ്ങോട്ട് മാറി നിന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു യാ കൗമി എന്റെ ജനങ്ങളെ ആരാ ജനങ്ങൾ കേൾക്കാൻ പെടാ ആരെങ്കിലും ഉണ്ടോ സാകലം മരിച്ചെടുക്കാം എന്റെ ജനങ്ങളെ എന്റെ റബ്ബ് നിങ്ങൾക്ക് എത്തിച്ചു തരാൻ എന്നോട് ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്തം ഞാൻ കൃത്യമായി നിങ്ങൾക്ക് ഏൽപ്പിച്ചിരുന്നുകൊണ്ട് ഡ്യൂട്ടി തീർത്തിരിക്കുന്നു വനസഹത്തുലക്കും ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഗുണകാംക്ഷിയായി ഞാൻ ജീവിക്കുകയും ചെയ്തു പക്ഷേ വരാക്കില്ല നിങ്ങളോട് ഗുണകാംക്ഷ പുലർത്തുന്ന ആരെയും നിങ്ങൾ ഇഷ്ടപ്പെടാതെ പോയല്ലോ നിങ്ങളുടെ കാര്യം എത്ര കഷ്ടത്തിലായി അങ്ങനെ വിളിച്ചു പറഞ്ഞു ആര് സാലിഹ് നബി ആ നാട്ടുകാരോട് ഇതേ ആശയം തന്നെ അതാ ഷുഹൈബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മദിയൻ ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ അതേ സൂറത്തിന്റെ തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്തിലുള്ള പറയുന്നു അന്നാട്ടുകാരെയും നശിപ്പിച്ചതിന്റെ ശേഷം ഷുഹൈബ് നബിയും ഇതുപോലെ മാറി നിന്നിട്ട് വിളിച്ചു പറഞ്ഞു യാ കൗമി എന്റെ ജനങ്ങളെ ലഖദ് ونصحت لكم فكيف عسى على قوم كافرين ജനങ്ങളെ എന്റെ റബ്ബ് എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി സന്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചിരുന്നുകൊണ്ട് തീർത്തു നിങ്ങളോട് ഞാൻ ഗുണകാംക്ഷ നിർഭരമായ ജീവിതമാണ് ജീവിച്ചത് എന്നിട്ട് ഇനിയും നിങ്ങളുടെ കാര്യത്തിൽ സത്യനിഷേധികളായ ജനതയുടെ കാര്യത്തിൽ ഞാൻ എന്തിനു ദുഃഖിക്കണം ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞ എന്തിനാ ആ ദുഃഖം മനസ്സിൽ അണപൊട്ടുകയാണ് ആ ദുഃഖം ഇവര് കേൾക്കാനല്ല മാനസികമായ സങ്കടം പറയുകയാണ് തസ്തീറുകൾ എഴുതി വെച്ചു എന്തിനാ ഈ നെജ്മാരിങ്ങനെ വിളിച്ച് പറഞ്ഞത് ഇവരെ കേൾപ്പിക്കാനല്ല കേട്ടിട്ടുമല്ല പിന്നെ എന്തിനാ അതാ റാസി വിശദീകരിക്കുന്നു സാഹിബി ഒരാൾ തന്റെ ഒരു കൂട്ടുകാരൻ മരിച്ചു കിടക്കുമ്പോ ചിലപ്പോ പറയാറുണ്ട് എന്തു പറയും ഒരുപാട് ഉപദേശിച്ച് ഉപദേശിച്ചിട്ട് ഒരാൾ നന്നായില്ല അങ്ങനെ അയാളാണ് മരിച്ചുപോയാൽ ഇയാൾ ചിലപ്പോൾ പറയാറുണ്ടെന്ത് അങ്ങനെ ഇയാൾ നശിച്ചുപോയാ പറയും അന്നേ ഞാൻ നിന്നോട് പറഞ്ഞില്ലടാ നീ എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇപ്പൊ ഈ അപകടത്തിൽപ്പെട്ട് നീ മരിക്കുമായിരുന്നോ എന്നിങ്ങനെ തന്റെ സഹോദരൻ മരിച്ചു കിടക്കുകയാണെങ്കിൽ ഉപദേശിച്ച് നന്നാകാത്ത മനുഷ്യൻ പണി തീർന്നാൽ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ മനുഷ്യൻ പറയും അത് ഇവൻ കേൾക്കും വിചാരിച്ചിട്ടല്ല ആ സങ്കടം മണപൊട്ടി എഴുകുകയാണ് വക്കം മനഴ്ത്തുക്കാൻ ആ നിന്നെ എത്ര പണി ചെയ്യണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞു പലം തന്തന് നീ അതിൽ നിന്ന് വിട്ടുനിന്നില്ലല്ലോ ഇപ്പൊ അനുഭവിക്കേണ്ടി വന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിലാപം പറയാറുണ്ട് ഹാക്കതാ ഹാഹുന ഇവിടെയും അതേപോലെയാണ് എന്നായി സദസ്സിലുള്ള ആൾക്കാർ ഗുണപാഠം പഠിക്കുക അല്ലെങ്കിൽ തന്റെ ഹൃദയത്തിന്റെ വേദന ലഘൂകരിക്കുക ഇതാണ് ഈ സംസാരത്തിന്റെ ഉദ്ദേശമെന്ന് ഇമാം റാസി അദ്ദേഹത്തിന്റെ തഫ്സീരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ അന്നലക്കാണ് നബി ഇവിടെയും പറഞ്ഞത് എന്ന് ഒരു ഭാഗം വ്യാഖ്യാനിക്കും രണ്ടായിരുന്നാലും മരിച്ചവർ കേൾക്കൂലാന്നല്ലീനാണ് ബദറിലെ ഈ സംഭവം തെളിവ് ഇനി വേറെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും അതാ നബി സല്ലാഹു അലൈവത്തെല്ലാം ആരെയാ വിളിച്ചത് ഇവിടെ അമ്പിയാക്കന്മാരെയും മൗലിയാക്കന്മാരെയും വിളിച്ചു പ്രാർത്ഥിക്കാനാണ് എന്ത് തെളിവ് പറയേണ്ടത് റസൂലുള്ള അബുലായിനെ വിളിച്ച തെളിവ് പറയണേ അല്ലേ സാലിഹിനെ വിളിച്ചതും സ്വായിബിനെ വിളിച്ചതും ഒക്കെ കാഫറുകളെയാണ് റസൂലുള്ള വിളിച്ചതും കാഫറുകളെ തന്നെ അവിടെയാണെങ്കിൽ മറുപക്ഷത്ത് ബദറിൽ പതിനാലോളം ബദിരീങ്ങൾ സുഹതാക്കൾ അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് ഉയർന്നു പോകുന്ന മഹാന്മാരവിടെ മരിച്ചു കിടക്കുന്നുണ്ട് എന്റെ ബദിരീകളോട് ഒരു മിനിറ്റ് നേരം സംസാരിച്ചോ സംസാരിച്ചില്ല അപ്പൊ സത്യവിശ്വാസികളോട് വിളിക്കാനല്ല റബ്ബ് ഇതിൽ തെളിവ് ബദറിലെ സംഭവം തെളിവാക്കുകയാണെങ്കിൽ അത് മരിച്ചുപോയ മോമിനീങ്ങളെ വിളിക്കാനല്ല മരിച്ചുപോയ അമ്പിയാക്കളെ വിളിക്കാനല്ല മരിച്ചുപോയ സാലിഹീങ്ങളെ വിളിക്കാനല്ല ഈ അതീ തെളിവാകുന്നതിന് എന്തിനാ മരിച്ചുപോയ ആണ്ടനെയും മടകോടനെയും ഗുരുവായൂരപ്പനെയും അതേപോലെ തന്നെ ശബരിമല ദാസാവിനെയും അടക്കമുള്ള അബൂലഹബ് അടക്കമുള്ള ഉത്തുപത്ത് ശൈബത്ത് പ്രഭൃതികളെല്ലാം അടങ്ങുന്ന മുഴുവൻ പക്കാ മുഷിരിക്കുകളെയും കാസറുകളെയും ഒക്കെ വിളിക്കാനല്ലേ ഇത് തെളിവാക്ക അല്ലേ അവരെയല്ലേ വിളിക്കേണ്ടത് അവരെ വിളിക്കാനായി തെളിവാകുന്നത് ഒരൊറ്റ സംഭവത്തിൽ ബദിരീങ്ങളെ വിളിച്ചോ വിളിച്ചോ ജീവിച്ചിരിക്കുന്ന ഭൂമിനികളെ വിളിച്ചോ ഇല്ല അപ്പൊ തെളിവെന്തിനാ മരിച്ചോര് കേൾക്കും അതിനെന്താ തെളിവ് നബി അബുജായിനെ വിളിച്ചിട്ടില്ലേ അബുജായിനെ വിളിക്കാൻ ആരും തെളിവ് ഏതുപോലെ നബിദിനത്തിന് തെളിവുണ്ട് എന്താ തെളിവ് അബൂലാബ് പോലും കഴിച്ചിട്ടുണ്ട് അബൂലഹബ് ഒഴിവ് വെച്ചിട്ട് റസൂലിന്റെ ജനിച്ച സന്തോഷ വാർത്ത കിട്ടിയപ്പോ സ്വൈബത്തുൽ അസ്ലമിയെ ഞാൻ മോചിപ്പിച്ചുകൊണ്ട് അബൂലഹബി ജന്മദിനത്തിന് തുടക്കം കുറിച്ചു നമ്മളെ ബഹുമാനപ്പെട്ട ഒരു പത്രത്തിൽ എഴുതി വെച്ചില്ലേ അപ്പൊ അബൂലഹബിൻ അബൂലഹബാണ് ജന്മദിനത്തിന് തെളിവ് അതുപോലെ മരിച്ചോര് കേൾക്കുന്നില്ലും മരണപ്പെട്ടവരെ വിളിക്കാൻ തെളിയും തെളിവെന്താ അബൂജായിൽ തന്നെ അബൂജായിൽ കേട്ടില്ലേ അബൂജായിൽ മനസ്സിലാക്കിയില്ലേ അപ്പോ ഇത് എന്തിനെങ്കിലും ആരെങ്കിലും തെളിവാക്കുകയാണെങ്കിൽ മുഷിരിക്കീങ്ങളെ വിളിച്ചാൽ കേൾക്കുന്നില്ല തെളിവ് എന്താ അവരെന്താ അവരെ മുഷിരിക്കീങ്ങളെ വിളിക്കാൻ പാടില്ല മുജുരിക്കീങ്ങളെ വിളിക്കാൻ പാടില്ല മോമിനിങ്ങളെ മാത്രമേ വിളിക്കുള്ളൂ എന്നാ മോമിനിങ്ങളെ വിളിച്ച് ഒരു തെളിവ് കൊണ്ടുപോവാ ഇല്ലേ അപ്പൊ ഇത് തെളിവായിട്ട് പറയുകയാണെങ്കിൽ മുസ്ലിക്കിങ്ങളെ വിളിക്കാനാണ് തെളിവ് സുഹൃത്തുക്കളെ ഇത് വളരെയധികം വിഡിത്തമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഈ സംഭവത്തിലും മരിച്ചുപോയ ആളുകൾ കേൾക്കും എന്നതിന് ഒരു സൂചന പോലുമില്ല മനസ്സിലാക്കുക ഇനിയും ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെടുന്ന ചില തെളിവുകൾ എന്ന് പറയുന്ന ഹദീസുകളുണ്ട് അവയുടെ ശരിയായ വ്യാഖ്യാനവും അതേപോലെ തന്നെ ആ നിലക്ക് പറയുന്ന കുറെ ദുർവ്യാഖ്യാനങ്ങളും ഒക്കെയുണ്ട് അടുത്ത ക്ലാസ്സോടുകൂടി ഈ വിഷയം മരിച്ചവർക്ക് മുതലുള്ള വിഷയം അവസാനിക്കുന്നതാണ് സത്യത്തെ സത്യമായി മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന ശക്തമായ ആ ആശയം അത് നമ്മുടെ ജീവിതത്തിൽ നല്ലതായ രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക സർവശക്തനായ തമ്പുരാൻ നമ്മുടെ എല്ലാവരുടെയും വിശ്വാസത്തെ എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ